കൈലാസത്തിലെ ശിവപാർവതിമാരുടെയും അവരുടെ പാരിഷിതന്മാരുടെയും നിരന്തര പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർ ഭാരതഭൂമിയിൽ വന്ന് മനുഷ്യരായി ജനിക്കും എന്ന് നമ്മളുടെ പുരാണ ഇതിഹാസങ്ങൾ പറയുന്നു അങ്ങനെ ദേവലോകത്തെയും വൈകുണ്ഠ കൈലാസ ബ്രഹ്മലോകത്തിലെ വിവിധ ദേവീദേവന്മാരുടെ പ്രാർത്ഥന സഫലമായി അവർ പുണ്യഭൂമിയായ ആർഷഭാരതഭൂമിയിൽ മനുഷ്യരായി വന്ന് ലഭിച്ചു അവതരിച്ചു അങ്ങനെയുള്ള എല്ലാ ദേവീദേവന്മാർക്കും എൻ്റെ നമസ്കാരം ഈ അപരിമിതമായ ലോകത്ത് പരിമിതമായ ചില ഉപകരണങ്ങളെ കൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മനുഷ്യർ അപരിമിതമാണ് ഈ ലോകം ആ അപരിമിതമായിട്ടുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഈ ലോകത്ത് വളരെ ചിലത് മാത്രം അറിയുവാനും ചിലത് മാത്രം ഗ്രഹിക്കുവാനും കപ്പാസിറ്റിയുള്ള ഉപകരണങ്ങളെ കൊണ്ട് കുറച്ചു കാലമായിട്ട് നമ്മൾ ജീവിക്കുകയാണ് ഉദാഹരണത്തിന് നമ്മളുടെ കണ്ണുകൾ എടുക്കുക അനന്തമായിട്ടുള്ള വർണ്ണ വൈവിധ്യങ്ങൾ ഈ ലോകത്തുണ്ട് അതിലേഴെണ്ണം മാത്രം അതിൻ്റെ കോമ്പിനേഷൻസും മാത്രം കാണാനേ നമ്മുടെ കണ്ണുകൾക്ക് ശക്തിയുള്ളൂ അതേപോലെ തന്നെ കാതുകളും ഇരുപത് മുതൽ ഇരുപതിനായിരം ഹേർട്സ് വരെയുള്ള ശബ്ദം മാത്രം കേൾക്കാൻ കപ്പാസിറ്റിയുള്ള കാതുകൾ മൂക്കും നാക്കും തുക്കും അതേപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ളവ മാത്രം അറിയുവാൻ സാധിക്കുകയുള്ളൂ ലിമിറ്റഡ് ആയത് മാത്രമേ നമുക്കതുകൊണ്ട് അറിയാൻ സാധിക്കുകയുള്ളൂ ഈ അഞ്ച് ഉപകരണങ്ങൾ വഴിയല്ലാതെ വേറൊന്നു വഴി ഈ ലോകത്തെ അറിയാൻ നമുക്ക് കഴിയുകയുമില്ല കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഈ അഞ്ച് ഉപകരണങ്ങൾ പുറത്തോട്ടു പോയി കൊണ്ടുവരുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ലോകത്തെക്കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടാകുന്നത് അതുകൊണ്ട് മഹർഷിമാർ ഈ അഞ്ച് ഉപകരണങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് വിളിച്ചു അറിവിനെ തരുന്ന ഇന്ദ്രിയങ്ങൾ ലോകത്തെക്കുറിച്ചിട്ടുള്ള അറിവിനെ തരുന്ന ഇന്ദ്രിയങ്ങൾ ഈ ഇന്ദ്രിയങ്ങൾ അനവ അനന്തമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ പരതി നടന്ന് അതിൽ ചിലതിനെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് വരും അതിൽ തന്നെ പിന്നെയും സെലക്റ്റീവ് ആവാറുണ്ട് പലപ്പോഴും കണ്ണതിൻ്റെ പരിപൂർണതയിൽ കാണാറില്ല നമ്മൾ സെലക്ട് ചെയ്യുന്ന ചിലത് മാത്രം കണ്ട് ബ്രെയിനിലേക്ക് ഡേറ്റ ഫീഡ് ചെയ്യണം അങ്ങനെ ബ്രെയിനിലേക്ക് ഈ അഞ്ച് ഉപകരണങ്ങൾ കൊണ്ടുതരുന്ന ഇൻഫിനിറ്റ് ആയിട്ടുള്ള പ്രപഞ്ചത്തിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുള്ള ചില ഡീറ്റെയിൽസ് മാത്രം ബ്രെയിനിന് കൊടുത്തിട്ട് ആ ബ്രെയിൻ ഫങ്ഷൻ ചെയ്തിട്ട് വാസനയുടെ ചേരുവയും കൂടെ ചേർത്തിട്ടുണ്ടാകുന്നതാണ് നമ്മളൊക്കെ ഞാൻ എന്ന് പറയുന്ന ആ ചെറിയ ബോധം അനന്തമായിട്ടുള്ള ഈ ലോകത്തിൽ ചിലത് മാത്രം തിരഞ്ഞെടുത്തിട്ട് കൊടുക്കുന്ന ഡീറ്റെയിൽസ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ബോധമായതുകൊണ്ട് തീർച്ചയായും ആ ഞാൻ എന്ന് നമ്മളൊക്കെ പറയുന്ന ആ ബോധം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബോധമാകാനേ വഴിയുള്ളൂ അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഞാൻ എന്നുള്ള ബോധം വളരെ ലിമിറ്റഡ് ആണ് അത് ലിമിറ്റഡ് ആവാനുള്ള ഒരു കാരണം നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ലിമിറ്റേഷൻസ് ആണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പുറത്തോട്ട് വ്യാപരിച്ച് കൊണ്ടുതരുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ ഞാൻ എന്നുള്ള ബോധം ഉണ്ടാകുന്നത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഗാഠ നിദ്രയിലായിരിക്കുന്ന സമയത്ത് ഈ ഇന്ദ്രിയങ്ങളൊന്നും ഫങ്ഷൻ ചെയ്യാറില്ല ഈ ഇന്ദ്രിയങ്ങളൊന്നും ഫങ്ഷൻ ചെയ്യാത്ത ആ സമയത്ത് ഞാൻ എന്നുള്ള ആ ബോധവും ഉണ്ടാവാറില്ല ഒരു ബോധം ആ സമയത്തുണ്ടാകുന്നുണ്ട് ആ ബോധം ഈ ചെറിയ ഞാൻ എന്നുള്ള ബോധമല്ല ഒരു ബോധം എപ്പോഴും നമ്മളുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും പുറകിൽ ഉണ്ടാകാറുണ്ട് ഈ ഞാൻ എന്നുള്ള ബോധം ആ സമയത്തുണ്ടാകാറില്ല കാരണം ഇന്ദ്രിയങ്ങളെല്ലാം തത്കാലികമായിട്ട് സസ്പെൻഡഡ് ആണ് അതുകൊണ്ട് ആ സമയത്ത് ഈ ഞാൻ എന്നുള്ള ബോധമില്ല അപ്പം ഇന്ദ്രിയങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഈ ഞാൻ എന്നുള്ള ചെറിയ ബോധം തികച്ചും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബോധമാണ് ഈ ലിമിറ്റേഷനെക്കുറിച്ച് യഥാർത്ഥമായിട്ട് ബോധ്യമായി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മളുടെ ലിമിറ്റേഷനെക്കുറിച്ച് ബോധമുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവെയറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ലിമിറ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ഒരു താത്പര്യം ഉണ്ടാകും അനന്തമായിട്ടുള്ള ഈ ലോകത്തെ അതിൻ്റെ അനന്തതയിൽ തന്നെ അറിയുവാൻ ഒരാഗ്രഹം ഉണ്ടാകും എപ്പോഴാണോ നമ്മളുടെ ലിമിറ്റേഷനെ കുറിച്ചിട്ട് പരിപൂർണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത് എപ്പോഴാണോ നമുക്ക് ആ അല്പത്വത്തെ ലിമിറ്റേഷനെ മറികടക്കണം എന്ന തോന്നലുണ്ടാകുന്നത് അപ്പോൾ മുതലാണ് യഥാർത്ഥത്തിലുള്ള ആധ്യാത്മിക പ്രയാണം ആരംഭിക്കുന്നത് അതുവരെയുള്ള ആധ്യാത്മികതയൊക്കെ ഭൗതിക ലോകത്തെ എങ്ങനെ ബെറ്ററാക്കാം എന്നുള്ള അന്വേഷണമാണ് അമ്പലത്തിൽ ആൾക്കാർ തൊഴാൻ പോകുന്നത് എൻ്റെ ഈ ലിമിറ്റേഷനിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാനൊന്നുമല്ല എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഒന്നും കൂടി മെച്ചപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഭഗവാന്റെ അടുത്തും ഭഗവതിമാരുടെ അടുത്തും പോണത് ഒരു കാറുള്ളവന് രണ്ട് കാർ ഉണ്ടാകണേ എന്ന ആഗ്രഹം ഒരു കാറും ഇല്ലാത്തവൻ ഒരു സ്കൂട്ടറെങ്കിലും ഉണ്ടാകണേ എന്നുള്ള ആഗ്രഹം ഇങ്ങനെയുള്ള മെറ്റീരിയൽ ലൈഫിൻ്റെ ബെറ്റർമെൻറ്റിനുള്ള പ്രാർത്ഥനയെയാണ് ഇന്നത്തെ കാലത്ത് സ്പിരിച്വൽ എന്ന് വ്യവഹരിക്കുന്നത് അത് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വാലിറ്റി അല്ല തെറ്റാണതെന്ന് പറയുന്നില്ല യഥാർത്ഥത്തിലുള്ള സ്പിരിച്വാലിറ്റി ഈ ലിമിറ്റേഷനെ കുറിച്ചിട്ടുള്ള ബോധ്യമുണ്ടാകുന്ന സമയത്ത് ബോധമുണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അങ്ങനെ നമ്മളുടെ അല്പത്വത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടായി കഴിഞ്ഞാൽ അവെയറായി കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള മാർഗങ്ങൾ മുമ്പിൽ തെളിഞ്ഞു വരും പല രീതിയിലുള്ള മാർഗങ്ങളിലൂടെ ഈ ലിമിറ്റേഷനെ നമുക്ക് മറികടക്കാം അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു മാർഗമാണ് തന്ത്രശാസ്ത്രത്തിൻ്റേത് തന്ത്രശാസ്ത്രത്തിൻ്റെ മാർഗത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ലിമിറ്റേഷൻ അല്പത്വത്തിനെ മറികടന്ന് ആ അല്പമായിട്ടുള്ള ബോധം വികസിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ശാസ്ത്രം ആണ് തന്ത്രം തന്ത്രം എന്നുള്ള വാക്ക് തന്നെ തൻ എന്നുള്ള ധാതുവിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് തൻ എന്നുള്ള ധാതുവിന് മേദിനി കോശത്തിൽ പത്ത് വ്യത്യസ്ത അർത്ഥങ്ങൾ പറയുന്നുണ്ട് അതിൽ രണ്ടെണ്ണമാണ് നമുക്കിവിടെ പ്രസക്തമായിട്ടുള്ള അർത്ഥങ്ങൾ ഒന്ന് ശരീരം തനു രണ്ട് വിസ്തരിപ്പിക്കുക തന്യതെ വിസ്താര്യതെ എന്ന രണ്ടർത്ഥം ഇവ രണ്ടിനെയും ഒന്ന് കമ്പൈൻ ചെയ്താൽ ശരീരത്തിലിരിക്കുന്ന എന്തോ ഒന്നിനെ വികസിപ്പിക്കുന്ന ശാസ്ത്രം അപ്പം നമ്മളുടെ അല്പബോധത്തെ വികസിപ്പിക്കുന്നതാണ് ആ ശാസ്ത്രം നമുക്ക് ആ അതിനെ ഒന്നും കൂടി എടുത്ത് പരിശോധിക്കാം ശരീരത്തിലിരിക്കുന്ന എന്തോ ഒന്നിനെ വിസ്തരിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം ശരീരത്തിൽ തന്നെ ഇരിക്കുന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങൾ അത് മാത്രം വിസ്തരിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയിരിക്കും എൻ്റെ വലത്തെ കൈ മാത്രം ഞാൻ സാധന ചെയ്തപ്പം വിസ്തരിക്കാൻ തുടങ്ങി മഹാവികൃതമായിരിക്കും ഞാൻ എൻ്റെ മൂക്ക് മാത്രം സാധന ചെയ്യാൻ തുടങ്ങിയപ്പം വിസ്തരിക്കാൻ തുടങ്ങി ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് പോലെയായി തീരും എൻ്റെ അവസ്ഥ അപ്പം ശരീരത്തിലെ അവയവങ്ങളെ വിസ്തരിപ്പിക്കുക എന്ന അർത്ഥമില്ല പിന്നെ ശരീരത്തിലിരിക്കുന്ന വേറെ എന്തിനെയോ ഒന്നിനെ വികസിപ്പിക്കുകയും വിസ്തരിപ്പിക്കുകയും ചെയ്യണം അതെന്തായിരിക്കും ശരീരത്തിൽ ഒരു വസ്തു മാത്രമേ ഉള്ളൂ കൂടുതൽ വികസിക്കുവാനായിട്ടുള്ളത് അത് മനുഷ്യൻ്റെ തലച്ചോറിലെ കോശങ്ങളാണ് മനുഷ്യൻ്റെ തലച്ചോറിലെ കോശങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ സാധാരണ നിലയിൽ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ എന്ന് ബ്രെയിൻ സയൻറ്റിസ്റ്റുകളെല്ലാം പറയുന്നു വളരെ കുറച്ച് ഏതാനും ശതമാനങ്ങൾ മാത്രമേ നമ്മളുടെ ബ്രെയിൻ സെല്ലുകൾ ന്യൂറോൺസ് ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ ബാക്കി മുഴുവൻ ബ്രെയിൻ സെല്ലുകളെയും വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഫങ്ഷൻ ചെയ്യുന്നതാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ലിമിറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ സെല്ലുകളുടെ ഫങ്ഷനിൽ നിന്നാണ് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഞാൻ എന്നുള്ള ബോധം ഉണ്ടാകുന്നത് ഈ ബ്രെയിൻ സെല്ലുകൾ മുഴുവനും ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയാൽ കംപ്ലീറ്റ്ലി അവെയർ ആയി കഴിഞ്ഞാൽ ബ്രെയിൻ സെല്ലുകൾ മുഴുവൻ ഫങ്ഷൻ ചെയ്തു തുടങ്ങിയാൽ തന്ത്രശാസ്ത്രത്തിൽ അതിനെ ആലങ്കാരികമായിട്ട് പറയും സഹസ്രാര പത്മം ഉണർന്നാൽ എന്ന് സഹസ്രാര പത്മം എന്ന് പറഞ്ഞാൽ തലയിലാണ് ആ പത്മം ഇരിക്കുക ആ സഹസ് ആയിരം ഇതളുകളുള്ള ഒരു പത്മമാണ് അത് ഉണരും എന്നാണ് പറയുന്നത് സഹസ്രാര പത്മം മുഴുവൻ കോശങ്ങളും ഉണർന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു കോൺഷ്യസ്നസ് ആ കോൺഷ്യസ്നസ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന കോൺഷ്യസ്നസ്സിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ആ വ്യത്യസ്തമായിട്ടുള്ള കോൺഷ്യസ്നസ്സിൻ്റെ തലത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം അതിന് ആ തന്ത്രശാസ്ത്രത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഉപായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഉപായം മാത്രമല്ല അനവധി ഉപായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത്രയധികം ഉപായങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഉപായം പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കാം ന്യായമായ ചോദ്യമാണത് എത്ര തരത്തിലുള്ള വിശപ്പുണ്ട് ലോകത്ത് ഇന്ത്യക്കാർക്കൊരു വിശപ്പ് അമേരിക്കക്കാർക്കൊരു വിശപ്പ് ജർമ്മൻകാർക്കൊരു വിശപ്പ് റഷ്യക്കാർക്ക് വേറൊരു വിശപ്പ് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല ആലുവയെന്ന് വരുന്ന ഞാൻ ഉച്ചയ്ക്ക് തലശ്ശേരിയിലെത്തിയിട്ട് തലശ്ശേരിക്കാരോട് പറയാൻ സാധ്യതയില്ല എനിക്ക് ആലുവ വിശക്ക് വിശക്കുന്നു എന്തെങ്കിലും ആഹാരം തരൂ എന്ന് പറയാൻ സാധ്യതയില്ല വിശക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധ്യതയുള്ളൂ ഒരു വിശപ്പ് മാത്രമേ ഉള്ളൂ എങ്കിലും അനവധി തരത്തിലുള്ള ആഹാരങ്ങളുണ്ട് ഈ ലോകത്ത് അതെന്തിനാ ഒരാഹാരം പോരെ മനുഷ്യന് ചപ്പാത്തി മാത്രം പോരെ എല്ലാവർക്കും ചോറ് മാത്രം പോരെ എല്ലാവർക്കും ചോറ് മാത്രം മതിയല്ലോ അതിൻ്റെ കൂടെ വ്യത്യസ്തമായിട്ടുള്ള കറികളൊക്കെ എന്തിനാ ഒരാഹാരം മാത്രം പോരെ ആ ഉത്തരം ഒരു ആഹാരം മാത്രമല്ല ഈ ലോകത്തുണ്ടായിട്ടുള്ളത് ഒരു വിശപ്പ് തീരാൻ അനവധി ആഹാരങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിന് ഉത്തരം നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ഇവിടെയും അതിന് ഉത്തരം കിട്ടും എന്തുകൊണ്ടാണ് സത്യത്തിലെത്താൻ അനവധി മാർഗങ്ങളുണ്ടായത് എന്ന് സത്യം ഒന്നേ ഉള്ളൂ എങ്കിലും സത്യത്തിലെത്തുവാനുള്ള മാർഗങ്ങൾ അനവധിയാണ് കാരണം വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണിത് ഈ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനുഷ്യനാണ് ദൈവങ്ങളല്ല മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാരണം ഞാൻ അതുകൊണ്ടാണ് ഈ പ്രഭാഷണത്തിൻ്റെ ആദ്യത്തിൽ എല്ലാവരെയും ദേവീദേവന്മാരെന്ന് സംബോധന ചെയ്തത് ബ്രഹ്മലോകത്തെയും വിഷ്ണുലോകത്തെയും ശിവലോകത്തെയും ജീവന്മാർക്ക് അവരും ജീവന്മാരാണ് പുണ്യം ചെയ്ത അനവധി പുണ്യം സമ്പാദിച്ചിട്ടുള്ള ജീവന്മാരാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ ആയിട്ട് മാറുക അവർക്കും കാലാവധിയുണ്ട് മോക്ഷം കിട്ടണമെങ്കിൽ ഒരൊറ്റ ജീവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അത് മനുഷ്യനാണ് അതുകൊണ്ട് മോക്ഷം കിട്ടുവാൻ ആഗ്രഹിക്കുന്ന ഏത് ജന്തുവും ജീവനുള്ള ജീവിയും ആഗ്രഹിക്കുന്നത് മനുഷ്യനായി വന്ന് പിറക്കണേ എന്നാണ് അപ്പോൾ മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനുഷ്യന് മാത്രമേ ഈ പ്രത്യേക തരത്തിലുള്ള തലച്ചോറുള്ളൂ ഈ പ്രത്യേക തരത്തിലുള്ള തലച്ചോറ് കൊണ്ട് മാത്രമേ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ദേവീ ദേവന്മാർ പോലും മനുഷ്യ ശരീരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് വ്യത്യസ്തരാണ് മനുഷ്യർ എന്നുള്ളതുകൊണ്ട് അവൻ്റെ മനോഘടന വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് അവന് ലക്ഷ്യത്തിലെത്തുവാനുള്ള മാർഗങ്ങളും വ്യത്യസ്തങ്ങളായി തന്നെയിരിക്കും അത് ഒരു മാർഗം മാത്രമേ പറഞ്ഞുള്ളൂ എങ്കിൽ ലക്ഷ്യത്തിൽ എല്ലാവരും എത്താൻ സാധ്യതയില്ല അപ്പോൾ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളുടെ ഒരു സമുച്ചയം അതാണ് തന്ത്രശാസ്ത്രം ഈ തന്ത്രശാസ്ത്രത്തിൽ ഈശ്വര വിശ്വാസം പോലും ഒരു പ്രീ റിക്വസ്റ്റ് അല്ല ഈശ്വരനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ തുടങ്ങുക സത്യത്തെ അറിയുവാനുള്ള ജിജ്ഞാസ ഉണ്ടാകണം എന്നുള്ളത് മാത്രമേ പ്രീ റിക്വസ്റ്റ് ആയിട്ടുള്ളൂ സത്യത്തെ അറിയണം എന്ന ആഗ്രഹമുള്ള ഏതൊരാൾക്കും അയാൾ ഈശ്വരനെ വിശ്വസിക്കാത്തയാളാണെങ്കിൽ പോലും അയാൾക്കും ഒരു മാർഗം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സത്യത്തെക്കുറിച്ചറിയുവാൻ അതീവ താല്പര്യമുള്ള ഒരാൾ ഈ മാർഗത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ് ഈ മാർഗത്തിലേക്ക് തന്നെ പ്രവേശിക്കാൻ പറ്റുകയില്ല ഇതിനു മുമ്പേ പോയിട്ടുള്ള ആരുടെയെങ്കിലും ഒരാളുടെ സഹായം ഇവിടെ അത്യാവശ്യമാണ് മുമ്പേ പോയ ഒരാളുടെ സഹായം ഇവിടെ അത്യാവശ്യമാണ് എന്ന് പറയാൻ കാരണം ദുർഘടം പിടിച്ചതാണ് ഇതിൻ്റെ വഴികൾ അപായങ്ങൾ ഉണ്ടാകുവാനും അപകടങ്ങൾ പതി ഉണ്ടാ അധികം ഉണ്ടാകുവാനും സാധ്യതയുള്ളതാണ് എന്നുള്ളത് കൊണ്ടും മാനസികമായിട്ടുള്ള സമതല തെറ്റാൻ വളരെയധികം കൊണ്ടും ഇതിനു മുമ്പേ പോയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ സഹായം ആവശ്യമാണ് അങ്ങനെയുള്ളയാളെ ഈ ശാസ്ത്രത്തിൽ പൊതുവെ ഭാരതീയമായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളിലും അങ്ങനെയുള്ള ആളെ ഗുരു എന്ന് വിളിക്കും കുറച്ച് വെയിറ്റുള്ള ആൾ എന്നർത്ഥം സാധാരണക്കാരനല്ല എന്നൊരർത്ഥം അതാണ് ഗുരു ആരായിരിക്കണം ഗുരു ഈ സത്യത്തെ അറിഞ്ഞ് അനുഭവിച്ച ആളും ഈ സത്യത്തിലെത്തുവാൻ അനവധി മാർഗങ്ങളെ അറിയുന്ന ആളായിരിക്കണം ഗുരു അനവധി മാർഗസംഭാവിതനായിരിക്കണം വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളിലൂടെ പോയി അതിൻ്റെ അനുഭവങ്ങൾ മുഴുവൻ സ്വായത്തമാക്കിയ ആളായിരിക്കണം ഗുരു അല്ല എങ്കിൽ തൻ്റെ അടുത്ത് വരുന്ന ശിഷ്യന്മാർക്ക് തൻ്റെ അടുത്ത് വരുന്ന സത്യകാംക്ഷികൾക്ക് ഒരേ ഒരു വഴി മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് ധരിക്കുക അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ഒരു ആൻറ്റിബയോട്ടിക്കാണ് ഏത് രോഗത്തിനും അയാൾ ആ ആൻറ്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യുകയുള്ളൂ എങ്കിൽ നമ്മൾ ആ ഡോക്ടറെ അടുത്ത് പിന്നെ പോവുമോ പോവില്ല ബുദ്ധിയുള്ളവരാണെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ആ ഡോക്ടറെ അടുത്ത് പോവില്ല പക്ഷേ ആ ഡോക്ടർ ഒരു വേഷം കെട്ടിയിരിക്കുന്ന ഗുരുവാണെന്നിരിക്കട്ടെ പിന്നെയും പിന്നെയും പോകും കാരണം നമുക്കിതിനെപ്പറ്റി വലിയ പിടിയില്ല ഈ ഡോക്ടർ തരുന്ന ഏതാ സാധനം എന്നറിയാൻ വയ്യാത്തതുകൊണ്ട് പിന്നെയും പിന്നെയും പോകും ഇന്ന് കാണുന്ന പല ഗുരുക്കന്മാരും സമൂഹത്തിൽ കുരുക്കളാണ് ഗുരുവല്ല ഗകാരം കകാരമായി മാറ്റേണ്ട അവസ്ഥയാണ് കാരണം ഇവർക്കറിയാവുന്നത് ഏതാനും ചില ചെപ്പിടി വിദ്യകൾ മാത്രമാണ് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഏതാനും ചില വിദ്യകൾ അത് ലോകത്തുള്ള എല്ലാവർക്കും എന്ന് പറഞ്ഞു കൊടുത്ത് ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് ഇന്നത്തെ പല ഗുരുക്കന്മാരുടെയും അടുത്ത് പോകുന്നവർക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ഗുരുക്കന്മാരെ അവോയ്ഡ് ചെയ്യുകയും വേണം സത്യത്തിലെത്തിയ ആളെ വേണം ഗുരുവായിട്ട് സ്വീകരിക്കാൻ അതെങ്ങനെയാണ് നമുക്കറിയാം സത്യത്തിലെത്തിയ ആളെ കണ്ടാൽ എങ്ങനെയാണ് അറിയാം സത്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആഗ്രഹമാണെങ്കിൽ കണ്ടാലറിയാം നമ്മളുടെ ആഗ്രഹവും യഥാർത്ഥത്തിൽ സത്യത്തെ അന്വേഷിക്കാനുള്ളതല്ലാത്തത് കൊണ്ടാണ് അത് അറിയാൻ ബുദ്ധിമുട്ട് വരുന്നത് നമ്മളും മെറ്റീരിയൽ ആയിട്ടുള്ള ലൈഫ് ബെറ്റർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നത് അതുകൊണ്ടാണ് ഈ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ലൈഫ് ബെറ്റർ ചെയ്യാനാണ് നമ്മളുടെ ആഗ്രഹമെങ്കിൽ അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം ക്ഷേത്രങ്ങളാണ് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഒരു വഴിപാട് കഴിക്കുകയും ആ ദേവിയോടോ ദേവനോടോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ മെറ്റീരിയൽ ആയിട്ടുള്ള ലൈഫിന് അതാണ് ഏറ്റവും നല്ലത് ഗുരുക്കന്മാരെടുത്ത് പോയിട്ട് അധ്യാത്മിക സാധന ചെയ്യുമ്പം വളരെ സൂക്ഷിക്കണം അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ഗുരുവിനെ നമ്മൾ ചെന്ന് കണ്ട് അദ്ദേഹത്തിനോട് നമ്മളുടെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം എങ്ങനെയാ പറയുക ഇന്ന ദേവതയെ ഉപാസിക്കാനുള്ള മാർഗം എനിക്ക് പറഞ്ഞു തരണം എന്നല്ല പറയുക സത്യത്തിലെത്തുവാൻ എന്നെ സഹായിക്കണം എന്നാണ് പറയുക സത്യത്തിലെത്തുവാൻ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ശിഷ്യനെ അണ്ടർ ഒബ്സർവേഷൻ വയ്ക്കും ഡോക്ടർ പേഷ്യൻറ്റിനെ ഒബ്സർവേ ഒബ്സർവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ ഭവരോഗ വൈദ്യൻ എന്നാണ് പറയുക പേഷ്യൻ്റ് ഭവരോഗിയും ഈ ഭവരോഗം എന്താ ഈ ഞാൻ എൻ്റെ ലിമിറ്റേഷനാണ് ഈ ഭവരോഗം ഞാനൊരു ലിമിറ്റഡ് സാധനമാണ് എൻ്റെ കണ്ണും മൂക്കും നാക്കും തൊക്കും ചെവിയും അനന്തമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്ന് ചിലത് മാത്രം ഒപ്പിയെടുത്ത് കൊണ്ടുവന്നിട്ട് ചില ബ്രെയിൻ സെല്ലുകൾ മാത്രം ഫങ്ഷൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ബോധമായതുകൊണ്ട് ഇത് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ലിമിറ്റേഷനെ എനിക്ക് ബ്രേക്ക് ചെയ്യണം അതുകൊണ്ട് ഞാനൊരു ഭവരോഗിയാണ് എൻ്റെ ധാരണ ഞാൻ ഇത്രാമത്തെ വർഷത്തിൽ ജനിച്ചു ഏതോ ഒരു വർഷത്തിൽ മരിക്കാൻ പോവുകയാണ് ഇത്രയും സ്പേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് എന്നാണ് എൻ്റെ ധാരണ പിന്നെ എനിക്കൊരു ധാരണയുണ്ട് ഞാൻ ഗിരീഷാണ് എന്ന് അപ്പോൾ ഗിരീഷായിരിക്കുന്ന ഞാൻ ഇപ്പം എന്നെ പരിചയമുള്ള ആൾക്ക് നാളെ മുതൽ ഞാൻ രമേശിനെ പോലെ അഭിനയിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കും ആദ്യമൊക്കെ തമാശയാണെന്ന് വിചാരിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ പറയും ഇത് വേറെയാ സൂക്കേട് എന്ന് പറയും അതേപോലെ ശിവനായിരിക്കുന്ന ഞാൻ യഥാർത്ഥത്തിൽ ശിവനായിരിക്കുന്ന ഞാൻ ഇവിടെ വന്നിട്ട് പറയുകയാണ് ഗിരീഷ് ആണെന്ന് എല്ലാവരും ഇതേപോലെ രോഗമുള്ളവരായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതല്ല ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവർക്കൊന്നും രോഗമില്ല എങ്കിൽ ഞാൻ മാത്രമേ രോഗിയായിട്ടുള്ളെങ്കിൽ ഉടൻ എന്നെ മുദ്രകുത്തും ഇയാൾക്ക് മനോരോഗമാണ് വാസ്തവത്തിൽ എന്താ ശിവൻ മറന്നുപോയി ശിവത്വം അനന്തമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുവാനുള്ള തൻ്റെ അനന്തത മറന്നുപോയിട്ട് ശിവം വിചാരിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏതോ ഒരു വർഷം ഒരു മാസം ഒരു ദിവസം ഒരു സമയം ജനിച്ചു ജനിച്ചപ്പോൾ പേരൊന്നുമില്ലായിരുന്നു ശരിക്കും ശിവൻ തന്നെയായിരുന്നു അനാമികനായിരുന്നു പേരില്ലാത്ത ആളായിരുന്നു പിന്നെ പേരിട്ടു ആ പേരിൽ ആര് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും ആ പേരിനെ ആര് ചീത്ത പറഞ്ഞാലും ഞാൻ റെസ്പോണ്ട് ചെയ്യും ആര് പുകഴ്ത്തിയാലും ഞാൻ റെസ്പോണ്ട് ചെയ്യും വാസ്തവത്തിൽ ഞാൻ ആരാ ശിവൻ മറന്നുപോയി ശിവനാണെന്നുള്ളത് അപ്പൊ രോഗമല്ലേ ആ രോഗത്തിന് പേടിക്കേണ്ട നിങ്ങളും അതേ രോഗം തന്നെ പിടിച്ചവരാണ് ഞാൻ മാത്രമല്ല അപ്പൊ ആ രോഗം ഭവരോഗമാണ് ഈ ഭവരോഗമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തനിക്ക് രോഗമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ചികിത്സ എളുപ്പമാണ് രോഗമില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിലാണ് ട്രീറ്റ്മെൻറ്റ് ബുദ്ധിമുട്ട് കാരണം ഒരു ഭ്രാന്തനും പറയില്ല എന്നാ പറയണേ എനിക്ക് ഭ്രാന്തുണ്ടെന്ന് ഭ്രാന്തൻ പറയാൻ തുടങ്ങി എന്ന് വിചാരിക്കുക എനിക്ക് ഭ്രാന്തുണ്ടെന്ന് അപ്പോൾ ചികിത്സിക്കാൻ എളുപ്പമാണ് അപ്പോൾ എപ്പോഴാണോ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആളല്ല എന്ന് നമുക്ക് തോന്നി തുടങ്ങുന്നത് അന്നാണ് നമ്മൾ വൈദ്യൻ്റെ അടുത്ത് പോകുക ആ വൈദ്യനാണ് ഗുരു ഗുരു നമ്മളെ ഒബ്സർവ് ചെയ്യും ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള നേച്ചർ മാനസികമായിട്ടുള്ള നേച്ചർ ഇൻ്റലക്ച്വലായിട്ടുള്ള നേച്ചർ ഇതെല്ലാം കണക്കിലെടുത്ത് ഒബ്സർവേഷൻ പീരീഡ് ആറ് മാസം മുതൽ നാല് വർഷം വരെയാണ് പറയണത് അങ്ങനെ ഒരു നീണ്ട ഒബ്സർവേഷൻ കാലഘട്ടത്തിനിടയ്ക്ക് ആ സമയത്ത് ഇത്ര മണിക്ക് എഴുന്നേൽക്കണമെന്നും ഇന്ന സാധന ചെയ്യണം എന്നൊന്നും പറയില്ല നിങ്ങൾ ഫ്രീ ആയിരിക്കും അവിടെ നിങ്ങൾക്ക് നിങ്ങളായി തന്നെ ഇരിക്കാൻ സാധിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാർഗം നിർദ്ദേശിക്കുകയാണ് തന്ത്രശാസ്ത്രത്തിൽ പ്രധാനമായും നിർദ്ദേശിക്കുന്ന മാർഗം മന്ത്രത്തിൻ്റെയും യന്ത്രത്തിൻ്റെയുമാണ് എന്ന് വിചാരിച്ച് വേറെ മാർഗങ്ങളില്ല എന്നല്ല അർത്ഥം യന്ത്രത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും മാർഗങ്ങളാണ് പ്രധാനമായും നിർദ്ദേശിക്കുന്നത് കാരണം ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന രണ്ട് ഇന്ദ്രിയങ്ങളാണ് കണ്ണും ചെവിയും ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾക്ക് അത്ര സ്വാധീനം പോരാ മൂക്കിന് ആണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ഒരാളെങ്കിൽ ഒരാളില്ലെങ്കിൽ സാധന മാറും നാക്കിനാണ് സ്വാ സ്വാധീനമെങ്കിൽ സാധന മാറും ത്വക്കിനാണ് സ്വാധീനമെങ്കിലും സാധന മാറും ത്വക്കിന് സ്വാ പ്രാധാന്യം കൂടുതലാണെങ്കിലുള്ള സാധനയല്ല മൂക്കിന് സ്വാധാന്യം പ്രാധാന്യം കൂടുതലാണെങ്കിലുള്ളത് അതല്ല നാക്കിന് പ്രാധാന്യം കൂടുതലാണെങ്കിലുള്ളത് എങ്കിലും ജനറലായിട്ട് ആൾക്കാർക്ക് കണ്ണും ചെവിയുമാണ് പ്രധാനമായിട്ടും ഫങ്ഷൻ ചെയ്യുന്നത് കണ്ണ് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് മനസ്സ് പോവും ചെവി എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് മനസ്സ് പോവും നാക്ക് പാവവ വായിക്കാത്തിട്ട് അടച്ചു വെച്ചാൽ പിന്നെ വലിയ ബഹളമൊന്നുമില്ല മൂക്കിന് ചെറിയ എന്തെങ്കിലും മണം കിട്ടി അവിടെ നിന്നോളും തൊക്ക് പിന്നെ ഒരു പ്രത്യേക പരിധിക്കപ്പുറത്ത് അതിനെ ആക്ട് ചെയ്യാൻ പറ്റില്ല ഈ രണ്ട് ഇന്ദ്രിയങ്ങളാണ് മനുഷ്യനെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിയന്ത്രിക്കുന്നത് കണ്ണും ചെവിയും അതുകൊണ്ട് ഈ രണ്ട് ഇന്ദ്രിയങ്ങളുടെയും ഫങ്ഷൻ എന്തൊക്കെയാണ് കണ്ണെന്താ ചെയ്യുക കാണുക എന്നുള്ളതാണ് അത് രൂപമാണ് ചെവി കേൾക്കുക എന്നുള്ള പ്രക്രിയയാണ് ചെയ്യുക അത് നാമമാണ് അപ്പം നാമരൂപങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മളെ ഈ കുടുക്കിൽപ്പെടുത്തി കിടക്കുന്നത് അപ്പോൾ ആ നാമരൂപങ്ങളെ തന്ത്രം ഉപയോഗിക്കും കണ്ണിനെയും മൂക്കിനെയും ഉപയോഗിക്കും ആ നാമങ്ങളെ മന്ത്രങ്ങളായിട്ടും രൂപങ്ങളെ യന്ത്രങ്ങളായിട്ടും ആണ് പറയുക അപ്പോൾ യന്ത്രമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായും തന്ത്രസാധന നടക്കുന്നത് കാരണം കണ്ണും മൂക്കും ചെവിയുമാണ് പ്രധാനമായിട്ടും നമ്മളെ നിയന്ത്രിക്കുന്ന രണ്ട് ഇന്ദ്രിയങ്ങൾ മറ്റു മൂന്ന് ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഇത് മാറും എങ്കിലും ജനറലായിട്ട് കണ്ണും ചെവിയുമാണ് എന്നുള്ളത് കൊണ്ട് ഇവയ്ക്ക് രണ്ടുപേർക്കുമാണ് ഇവിടെ പ്രസക്തി കൗളോപനിഷത്തിൽ പറയുന്നു നയനം സർവേന്ദ്രിയാത് പ്രധാനം കണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം എന്നാണ് അതിൽ പറയണത് ആ അതിൻ്റെ കൂടെ ചെവിയും വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയും ഈ കണ്ണും ചെവിയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഉപയോഗിച്ചിട്ടാണ് യന്ത്രങ്ങൾ ഉണ്ടാകുന്നത് ഈ മന്ത്രത്തിൻ്റെയും യന്ത്രത്തിൻ്റെയും ഉറവിടം കോമൺ ആണ് അതിൻ്റെ ഉറവിടത്തിലേക്കും അതെങ്ങനെ എന്താണ് എന്ന് നമുക്ക് ആലോചിക്കാം ഈ വ്യത്യസ്തമായിട്ടുള്ള പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ മാനിഫെസ്റ്റേഷന് മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത് അതിനെ എന്ത് വേണമെങ്കിലും വിളിക്കാം ഈശ്വരൻ എന്ന് വിളിക്കാം ശിവൻ എന്ന് വിളിക്കാം പ്യോർ കോൺഷ്യസ്നെസ് എന്ന് വിളിക്കാം അബ്സല്യൂട്ട് എന്ന് വിളിക്കാം ബ്രഹ്മം എന്ന് വിളിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കാരണം ഏത് പേര് വിളിച്ചാലും അതിനൊരു പ്രസക്തിയുമില്ല കാരണം അത് നാമത്തിനപ്പുറമുള്ളതാണ് അതുകൊണ്ട് അതിനെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല അതിന് എന്തോ കാരണം കൊണ്ട് പലതാകാൻ തോന്നി എന്തോ കാരണം കൊണ്ട് പലതാകാൻ തോന്നി എന്ത് കാരണം കൊണ്ടാണ് അതിന് പലതാകാൻ തോന്നിയത് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം നോവലിലെ കഥാപാത്രത്തിന് നോവലിസ്റ്റിനോട് ചോദിക്കാൻ പറ്റില്ല എന്നെ എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കാൻ പറ്റില്ല അത് നോവലിസ്റ്റിൻ്റെ സ്വാതന്ത്ര്യമാണ് അതേപോലെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലമായി അവിടെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ മാനിഫെസ്റ്റഡ് ഭാഗത്ത് നിൽക്കുന്നതാണ് എന്നാണോ നമ്മൾ അൺമാനിഫെസ്റ്റഡിൻ്റെ ഭാഗത്ത് പോകുന്നത് അന്ന് വേണമെങ്കിൽ ചോദിക്കാം അതുവരെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്തുകൊണ്ടോ അതിന് പലതാകാൻ തോന്നി ആ പലതായത് അതിൻ്റെ തന്നെ ഭാഗമായതുകൊണ്ട് ആ പലതിൻ്റെ വർക്കിംഗ് മെക്കാനിസം നോക്കിയാൽ അതിൻ്റെ വർക്കിംഗ് മെക്കാനിസം കിട്ടും നമുക്ക് ഈ പലതായത് അതിൽ നിന്ന് ഭിന്നമല്ലാത്തതുകൊണ്ട് ഈ പലതിൻ്റെയും ഫങ്ഷൻ ഒബ്സർവ് ചെയ്താൽ അതിൻ്റെ ഫങ്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ പല ഒരാഗ്രഹം ഒരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ തീവ്രമായ ഒരു ആഗ്രഹം മനുഷ്യന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക ആ ആഗ്രഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ കാലത്തിൻ്റെ ഇപ്പുറം നിൽക്കുന്ന നമുക്ക് ആഗ്രഹം സഫലമാകണമെങ്കിൽ കുറച്ച് സമയമെടുക്കും കാലാതീതനായിട്ടുള്ള അദ്ദേഹത്തിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല പലതാകാൻ ഒന്ന് ആ അൺമാനിഫെസ്റ്റഡ് സാധനം നിൽക്കുന്നത് സമയത്തിൻ്റെ അപ്പുറമാണെങ്കിൽ മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള നമ്മൾ നിൽക്കുന്നത് സമയത്തിന് ഇപ്പുറമാണ് അപ്പം നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ കുറച്ച് സമയം വേണ്ടി വരും അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ ഒരു ആഗ്രഹം ഒരു ഡിസയർ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ആ ഡിസയറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നീങ്ങാൻ തുടങ്ങും അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നസ്സിന് പലതാകാൻ തോന്നിയപ്പോൾ ആ പലതാകാൻ തോന്നിയ ഡിസയറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പതുക്കെ സാന്ദ്രമാകാൻ തുടങ്ങി കോൺസെൻട്രേറ്റഡ് ആകാൻ തുടങ്ങി സച്ചിദാനന്ദം എന്നാണ് അതിനെ വിളിക്കുക ആ സച്ചിദാനന്ദ സ്വരൂപിയായ അത് ആഗ്രഹം തോന്നിയപ്പോൾ ആ ആഗ്രഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺസെൻട്രേറ്റഡ് ആകാൻ തുടങ്ങി അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയി കോൺസെൻട്രേറ്റഡ് ആയി കോൺസെൻട്രേറ്റഡ് ആയി ഒരു സ്ഫിയറായി തീർന്നു ഒരു ബിന്ദുവായി തീർന്നു ഏറ്റവും കുറച്ച് സ്പേസ് ഒക്യുപ്പൈ ചെയ്യുകയും ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ ഉള്ളതുമായിട്ടുള്ള സാധനമാണ് ഒരു സ്ഫിയർ ഈ സ്ഫിയർ ചുറ്റവും ചെറുതായി കഴിഞ്ഞു ഇനി ഈ സ്ഫിയറിന് ഏറ്റവും ചെറുതായി കഴിഞ്ഞാൽ പിന്നെ അത് മാനിഫെസ്റ്റഡ് തലത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം അൺമാനിഫെസ്റ്റഡ് തലത്തിൽ നിന്ന് അത് സാന്ദ്രീഭവിച്ച് സാന്ദ്രീഭവിച്ച് സാന്ദ്രീഭരിച്ച് ഒരു ഡ്രോപ്പായി ഒരു ബിന്ദുവായി തീർന്നു ഇനിയും അത് മാനിഫെസ്റ്റഡ് തലത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം മാനിഫെസ്റ്റഡ് തലത്തിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ആ ബിന്ദു പതുക്കെ വികസിക്കും ബിന്ദു വികസിച്ച് വികസിച്ച് വികസിച്ച് വികസിച്ച് വികസിക്കുന്ന എന്തിനും ഒരു ശബ്ദമുണ്ടാകും ആ ശബ്ദത്തെയാണ് ശബ്ദബ്രഹ്മം എന്ന് വിളിക്കുന്നത് ഇത് തന്നെയാണ് ഫിസിക്സും പറയണത് ഈ ഈ എന്തോ കാരണം കൊണ്ട് അട്രാക്ഷൻ റിപ്പൾഷൻ കാരണമായിട്ട് ഈ കോസ്മിക് ഡസ്റ്റുകൾ ഒരുമിച്ച് ചേർന്നു എന്നിട്ട് ബിഗ് ബാങ് ആയിട്ട് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയണേ ആസ്ട്രോ ഫിസിക്സിൻ്റെ തിയറി ഈ ബിന്ദു വികസിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും ഇങ്ങനെ വികസിച്ച് വികസിച്ച് വികസിച്ച് ആ ശബ്ദത്തെയാണ് പ്രണവം എന്ന് വിളിക്കുന്നത് ആ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും ധ്യാനാവസ്ഥയിൽ അല്ലാതെ നമ്മൾ വാക്കുകൊണ്ട് ഉച്ചരിക്കുന്നതല്ല വാസ്തവത്തിലുള്ള പ്രണവം അന്തർനാഥമാണ് പ്രണവം ശബ്ദം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം രക്തക്കുഴലിലൂടെ രക്തമോടുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കും ആ രക്തക്കുഴലിലൂടെ രക്തമോടുന്ന ശബ്ദം കേട്ട് അതിൻ്റെ പിന്നിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചാൽ നമ്മളുടെ ഉള്ളിൽ വണ്ട് മൂളുന്ന പോലത്തെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും ആ വണ്ട് മൂളുന്ന ശബ്ദം കഴിഞ്ഞാൽ കേൾക്കുന്നതാണ് ഈ പ്രണവധ്വനി ഈ പ്രണവധ്വനി അന്തർനാദമാണ് അകത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ നാദം ഇപ്പോഴും അന്തർലീനമായി കിടക്കുന്നു ഈ വികസിച്ച് വികസിച്ച് ഈ ബിന്ദു ഒരു പർട്ടിക്കുലർ പരിധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ വികസിക്കാൻ പറ്റില്ല അത് പൊട്ടിത്തെറിക്കും ഏകമായ ശബ്ദം പൊട്ടിത്തെറിച്ച് ശബ്ദ കഷ്ണങ്ങളായി തീരും അൻപത്തി ഒന്ന് ശബ്ദ കഷ്ണങ്ങളായി തീർന്നു എന്നാണ് ഭാരതീയ ശാസ്ത്രം പറയുന്നത് ആ ആ ഈ ഈ ഉ ഉ മുതൽ ക്ഷ വരെ ഉള്ള അൻപത്തി ഒന്ന് കഷ്ണങ്ങളായി ശബ്ദ കഷണങ്ങളായി തീർന്നു ഈ ഓരോ ശബ്ദ കഷണവും അതിൽ നിന്നുണ്ടായത് കൊണ്ടായതുകൊണ്ട് അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമായതുകൊണ്ട് അത് അക്ഷരം ക്ഷരമില്ലാത്തതാണ് അതിന് യാതൊരു വിധത്തിലുള്ള നാശവും ഇല്ലാത്തതാണ് ഈ നാശമില്ലാത്തതായിട്ടുള്ള ശബ്ദ കഷണങ്ങളെ കൂട്ടിച്ചേർത്താൽ വാക്കുകളും വാക്കുകളെ കൂട്ടിച്ചേർത്താൽ വാചകങ്ങളും വാചകങ്ങളിലൂടെ നമുക്ക് ആശയങ്ങളും വിനിമയം ചെയ്യാൻ സാധിക്കും അത് ശബ്ദത്തിൻ്റെ തലം നാമത്തിൻ്റെ തലം ഇനിയും പിക്ടോറിയലായിട്ട് ഈ ബിന്ദുവിൻ്റെ എക്സ്പാൻഷൻ നമുക്കൊന്ന് നോക്കാം ഈ ബിന്ദു പോയിൻ്റ് എന്തുപറ്റി ഡയമെൻഷൻലെസ് പോയിൻ്റാണ് ആ പോയിൻ്റ് രണ്ട് രീതിയിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാം ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടും പിന്നെ ഒരു സർക്കുലർ ഫോമിലും രണ്ട് രീതിയിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ ഒന്നുകിൽ ആ ബിന്ദുവിനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഡെഫിനിഷൻ തന്നെ മാത്തമാറ്റിക്സിൽ ഡെഫിനിഷൻ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് എന്നാണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഒന്നിന് പുറകെ ഒന്നായിട്ട് അടുക്കി വെച്ചാലാണ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുക അപ്പോൾ പോയിൻറ്റിൻ്റെ എക്സ്പാൻഷനാണ് ബിന്ദുവിൻ്റെ എക്സ്പാൻഷനാണ് സ്ട്രെയിറ്റ് ലൈൻ ഇത് ഒരു രീതിയിലുള്ള എക്സ്പാൻഷൻ രണ്ടാമത്തെ രീതിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുക സ്പെരിക്കലായിട്ടാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക സർക്കുലർ രീതിയിൽ ആ സർക്കിളിൻ്റെ ഒരു ഭാഗം അതിനെ ചാപം എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ കോഡ് എന്നും വിളിക്കും ഈ ചാപം വക്ര വരി വഴി വരി വര അപ്പോൾ ഒരു നേർവര ഒരു വക്രവര വക്രവര ഒരു ബിന്ദു ഇത് മൂന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഏത് ചിത്രവും നിങ്ങൾക്ക് വരയ്ക്കാം ഏത് ചിത്രം വരയ്ക്കണമെങ്കിലും ഈ മൂന്നെണ്ണം മതി ഒരു ബിന്ദു ഒരു നേർവര ഒരു ചാപം ഇത്രയുണ്ടെങ്കിൽ ഏത് ചിത്രവുമായി അപ്പോൾ നാമത്തിന് തുല്യമായിട്ട് നാമത്തിൽ നിന്ന് തന്നെയാണ് ഈ രൂപവും ഒറിജിനേറ്റ് ചെയ്തത് അതേ ബിന്ദുവിൽ നിന്ന് തന്നെയാണ് അതേ ബിന്ദുവിൻ്റെ പിക്ചോറിയൽ ഫോമാണിത് പോയിൻറ്റ് സ്ട്രെയിറ്റ് ലൈൻ കോട്ട് ഇത് മൂന്ന് ഉപയോഗിച്ചിട്ട് ഈ ലോകത്തിലെ ഏത് ചിത്രം വേണമെങ്കിലും വരയ്ക്കാം ആ വരയ്ക്കുന്ന ഏത് ചിത്രത്തിന് വേണമെങ്കിലും ഇതേ ബിന്ദുവിൽ നിന്ന് ഉദ്ഭൂതമായിട്ടുള്ള അക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള നാമവും ഉണ്ടാക്കാം അപ്പോൾ നാമവും രൂപവും തമ്മിൽ മന്ത്രവും യന്ത്രവും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇനി ഏത് നാമത്തിനും ഒരു രൂപം ഉണ്ടാകും ഏറ്റവും പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് നമുക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുന്ന രൂപം നമ്മളെപ്പോലെ തന്നെയുള്ള ജീവികളുടെ രൂപമായതുകൊണ്ട് നമ്മൾ സങ്കല്പിക്കാൻ പോകുന്ന നമ്മൾ കടക്കാൻ പോകുന്ന സത്യത്തിലേക്ക് ഒരു ഉപാധിയായിട്ട് നമുക്ക് ആദ്യം തരുന്ന രൂപങ്ങൾ ദേവീദേവന്മാരുടെ കരചരണകൃതങ്ങളായിട്ടുള്ള രൂപങ്ങളായിരിക്കും ദേവീദേവന്മാർക്ക് കൈകാലുകൾ കൊണ്ടുള്ള രൂപം വന്നത് നമുക്ക് സത്യത്തിലേക്ക് എത്തുവാൻ നമ്മളെപ്പോലെ തന്നെയുള്ളവരെ ഭാവന ചെയ്യുകയാണ് എളുപ്പം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എളുപ്പം അതായതുകൊണ്ട് ഒരു രൂപം നമുക്ക് വരുന്നു ഇതിലേത് രൂപമാണ് നമുക്ക് സെലക്ട് ചെയ്ത് തരിക ഏത് നാമമാണ് നമുക്ക് യോജിക്കുക നാമത്തിനൊരു വൈബ്രേഷൻ ഉണ്ടാവും നാമത്തിനെ തന്ത്രശാസ്ത്രത്തിൽ മന്ത്രം എന്നാണ് വിളിക്കുക മന്ത്രം എന്നുള്ള വാക്കിന് മനനാത് ത്രയതേ ഇതി മന്ത്ര മനനം ചെയ്യുന്നത് കൊണ്ട് അപ്പം മനനം ചെയ്യുകയാണ് മെൻറ്റൽ ഫങ്ഷനിങ് ആണ് അതിനുള്ളത് ഫിസിക്കൽ ഫങ്ഷനിങ് അല്ല മാനസികമായിട്ടൊരു ഫങ്ഷനാണ് മന്ത്രവും കൊണ്ട് ചെയ്യുന്നത് യന്ത്രം നിയന്ത്രിച്ച് ത്രാണനം ചെയ്യുന്നത് എന്തിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അതിൻ്റെ ലിമിറ്റേഷനിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് അത് യന്ത്രം മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സിൻ്റെ ലിമിറ്റേഷനിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് മന്ത്രം ഈ മന്ത്രയന്ത്രങ്ങളുടെ ചേർച്ചയിൽ നിന്നിട്ടാണ് തന്ത്രം ഉണ്ടാകുന്നത് ഇതിൽ ആദ്യം തരുന്ന മന്ത്രം നമ്മളുടെ ബയോളജിക്കലായിട്ടുള്ള ഫ്രീക്വൻസിയോട് തുലനം ചെയ്തിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലുള്ള മന്ത്രമായിരിക്കും നമുക്ക് ആകത്തുകയായിട്ട് നമ്മളുടെ ഓരോ കോശങ്ങളും സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശാസ്ത്രം വളരെ സയൻറ്റിഫിക്കാണ് ഇതിൽ യാതൊരു വിധത്തിലുള്ള അന്ധവിശ്വാസവും ഇല്ല ഇത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വൈദ്യശാസ്ത്രം പോലെ തന്നെയാണ് ഇതിൻ്റെ ഇഫക്റ്റ് ഓൺ ദ സ്പോട്ടാണ് അത്ര സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ശാസ്ത്രമാണ് നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശവും സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചലനത്തിൻ്റെ ആകത്തുക എടുത്തു നോക്കിയാൽ നമുക്കൊരു നെറ്റ് ഫ്രീക്വൻസി കാണും നമുക്കൊരു ആകത്തുകയായിട്ടൊരു ഫ്രീക്വൻസി കാണും ഈ ഫ്രീക്വൻസിയുമായിട്ട് യോജിക്കുന്നതായിരിക്കണം ഈ മന്ത്രത്തിൻ്റെ ഫ്രീക്വൻസി യോജിക്കുന്നതല്ല എങ്കിൽ അത് ഡിസ്ട്രക്റ്റീവായിട്ട് ഓവർലാപ്പ് ചെയ്യും ഡിസ്ട്രക്റ്റീവായിട്ടായിരിക്കും മന്ത്രത്തിൻ്റെ ഫ്രീക്വൻസിയും നശ നാശീകരണം ആയിരിക്കും മന്ത്രത്തിൻ്റെ ഫലം നാശാത്മകമായിരിക്കും ആ മന്ത്രം ജപിച്ചാൽ കാരണം മന്ത്രത്തിൻ്റെ ഫ്രീക്വൻസിയും താളവും നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളുടെ താളവും സൃഷ്ടിയാത്മകമായിട്ടല്ല യോജിക്കുക അതുകൊണ്ട് മന്ത്രം പുസ്തകങ്ങളിൽ കണ്ടാൽ ജപിക്കരുത് എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക്കാണ് ഇത് ഒരു സെക്റ്റ് ആൾക്കാർക്ക് മാത്രം പറഞ്ഞു വെച്ചതായിരുന്നില്ല പിന്നെ അങ്ങനെ ആക്കിയതായിരിക്കാം പക്ഷേ ഇത് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല എല്ലാ മരുന്നുകളും എല്ലാ രോഗികൾക്കും ഉള്ളതല്ലാത്തതുപോലെ തന്നെ ഇതിലെ എല്ലാ മാർഗങ്ങളും എല്ലാവർക്കും ഉള്ളതല്ല വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയാണ് ഈ മന്ത്രം സ്വീകരിക്കുക എന്നുള്ളത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ മന്ത്രം സ്വീകരിച്ചാൽ കുഴപ്പങ്ങളുണ്ടാവും പിന്നെ കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ മന്ത്രശാസ്ത്രത്തിനെ പ്രതിക്കൂട്ടി നിർത്തിയിട്ട് യാതൊരു കാര്യവുമില്ല മന്ത്രശാസ്ത്രം നിരപരാധിയാണ് അപ്പോൾ ഈ ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി നമ്മൾ എടുക്കുകയാണ് അതാണ് നമുക്ക് ഉപദേശിച്ച് തരുന്നത് ആ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ഇത്രയും കാലഘട്ടം ഒബ്സർവ് ചെയ്തത് ഒബ്സർവ് ചെയ്തിട്ട് ആ ഫ്രീക്വൻസിയിലുള്ള മന്ത്രം നമുക്ക് പറഞ്ഞു തരാണ് ഈ ഫ്രീക്വൻസിക്ക് തുല്യമായിട്ടുള്ള ഒരു ഒരു ഒരു രൂപവും കാണും ആദ്യത്തെ രൂപം കരചരണം കൃതമായിട്ടുള്ളൊരു രൂപമാണ് ഫ്രീക്വൻസിയിലുള്ള മന്ത്രത്തിന് കൈയും കാലുമുള്ള ഒരു രൂപം കാണും ഉദാഹരണത്തിന് നമുക്ക് ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഉപാസനയിലെ ഒരു മന്ത്രവും മന്ത്രം ഉറക്കം ഞാൻ പറയില്ല മന്ത്രത്തിൻ്റെ പേരും അതിൻ്റെ രൂപവും എടുക്കാം മന്ത്രം ശ്രീവിദ്യാ മന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള ത്രിപുരസുന്ദരിയുടെ മന്ത്രം ആ മന്ത്രവും അതിൻ്റെ രൂപവും കരിമ്പ് വില്ലുകളും കരിമ്പ് വില്ല് പഞ്ചബാണങ്ങൾ പാ പാശവും അങ്കുശവും പിടിച്ച് അരുണ നിറത്തോട് കൂട്ടിയിട്ടുള്ള ദേവിയുടെ രൂപമാണ് ആദ്യം ധ്യാനിക്കാൻ പറയുക ഈ ഫ്രീക്വൻസിയിലുള്ള മന്ത്രം നമ്മൾ കുറച്ച് കാലം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി വൈബ്രേഷനും ഈ മന്ത്രത്തിൻ്റെ വൈബ്രേഷനും തമ്മിൽ ട്യൂണ്ടാവും ആ സമയത്ത് അവ കൺസ്ട്രക്റ്റീവായിട്ട് ഓവർലാപ്പ് ചെയ്ത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതാണ് പറയുന്നത് രണ്ട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഓവർലാപ്പിംഗ് രണ്ട് വേവ്സ് കൺസ്ട്രക്റ്റീവായിട്ട് ഓവർലാപ്പ് ചെയ്താൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും അതേപോലെ തന്നെ ഈ മന്ത്രം ജപിച്ചു കഴിയുമ്പം നമ്മളുടെ കോശങ്ങളുടെ താളത്തിന് വ്യത്യാസം വരും അങ്ങനെ കോശങ്ങളുടെ താളം വ്യത്യസ്തമായി കഴിഞ്ഞാൽ മന്ത്രം നമ്മളിലേക്ക് ലയിച്ചു ചേർന്നാൽ മന്ത്രശാസ്ത്രത്തിൽ അതിന് നാല് സ്റ്റെപ്പുകളാണ് ഉണ്ടെന്ന് പറയാം മന്ത്രം നമ്മളെ നോക്കും മന്ത്രം നമ്മളെ സ്പർശിക്കും മന്ത്രം നമ്മളെ തൊടും മന്ത്രം നമ്മളിലേക്ക് മന്ത്രം നമ്മളെ നോക്കും മന്ത്രം നമ്മളെ തൊടും മന്ത്രം നമ്മളോട് സംസാരിക്കും മന്ത്രം നമ്മളിലേക്ക് ആവേശിക്കും അങ്ങനെ നാല് സ്റ്റേജുകളിലൂടെ അത് കടന്നു പോവുക ഈ നാല് സ്റ്റേജുകൾ ഈ ഫ്രീക്വൻസിയുമായിട്ടുള്ള മേളനത്തെക്കുറിച്ചായി പറയണത് എത്രത്തോളം ഈ ഫ്രീക്വൻസി നമ്മളുമായിട്ട് മേളിച്ചു എന്ന് ഗുരുനാഥൻ അറിയുന്നത് ഈ നാല് സ്റ്റേജുകളിലൂടെയാണ് അതിൽ അവസാനത്തെ സ്റ്റേജാണ് ഈ ആവേശിക്കുക എന്നുള്ളത് മന്ത്രം നമ്മളുടെ ശരീരത്തിലേക്ക് കയറുകയാണ് നമ്മൾ മന്ത്രത്തിൻ്റെ സ്പന്ദനം നമ്മളുടെ സ്പന്ദനവുമായിട്ട് ചേർന്ന് കഴിയുമ്പം നമ്മളുടെ നെറ്റ് ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരും നമ്മളുടെ നെറ്റ് ഫ്രീക്വൻസി ദേവതയുടെ ദേവ ഫ്രീക്വൻസിയായി മാറും ആ സമയത്താണ് ദേവതാ ദർശനം ഉണ്ടാകുന്നത് ദേവതയെ കാണുന്നത് അത് വെറും ഹമ്പക്കൊന്നുമല്ല ഇത് കാണാൻ സാധിക്കും എനിക്ക് മാത്രമേ പക്ഷേ കാണാൻ സാധിക്കുകയുള്ളൂ കാരണം എൻ്റെ ഫ്രീക്വൻസി മാത്രമേ അപ്പോൾ അതുമായിട്ട് തുല്യമായിട്ട് നിൽക്കുന്നുള്ളൂ ഞങ്ങൾക്കൊക്കെ എന്താ കാണാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നൈറ്റ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ രാത്രി സാധനം കാണിക്കാൻ കൊണ്ടുപോകുന്ന പോലെ എനിക്കെന്താ കാണാത്തതെന്ന് ചോദിക്കുന്ന പോലെ നിങ്ങളുടെ കണ്ണിന് കപ്പാസിറ്റി ഇല്ല അതുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത് കണ്ണിന് കപ്പാസിറ്റിയും കൂടെ ഉണ്ടാവണം അതിന് ഈ പ്രക്രിയ വഴി സംഗതി ചെയ്താൽ ഈ ദേവതയെ കാണാൻ സാധിക്കും ചങ്ങതിയെ ദേവതയെ കാണാൻ സാധിച്ച കഴിഞ്ഞില്ല അപ്പോഴും രൂപം ഉണ്ടവിടെ രൂപാതീതായില്ല ആ സ്റ്റേജിൽ അതിൻ്റെ നെക്സ്റ്റ് രൂപത്തിലേക്ക് നമ്മളെ കടത്തും കരചരണ രൂപങ്ങളിൽ നിന്ന് ഓൾട്ടർ ചെയ്തിട്ട് നമ്മളെ അതിൻ്റെ നെക്സ്റ്റ് രൂപത്തിലേക്ക് കടത്തുമ്പോൾ നെക്സ്റ്റ് രൂപം എന്താ നെക്സ്റ്റ് രൂപം ജിയോമെട്രിക് ആണ് ഈ കൈ കാലുകളോട് കൂടിയിട്ടുള്ള രൂപമല്ല കുത്തും വരയും വൃത്തവും ഒക്കെ അടങ്ങിയ രൂപമാണ് അപ്പോൾ ഈ ത്രിപുര സുന്ദരിയുടെ രൂപം സത്കൽക്കും മളിക ചുംബി കസ്തൂരിക്കാം എന്ന് തുടങ്ങുന്ന ദേവിയുടെ രൂപം എന്തായിട്ട് മാറും ബിന്ദു ബിന്ദു കോണ വസുകോണ ചാരയുഗ്മമന്വശ്രണാഗള സംയുത ഷോഡശാരം വൃത്തത്രിഭൂപുരയുതം പരിതശ്ചതുർദ്വാ ശ്രീചക്രമേതദുദിതം പരദേവതായ ആ ദേവതയുടെ രൂപമാണ് ശ്രീചക്രമേതദുദിതം പരദേവതായ ശ്രീചക്രം ശിവശക്തിയോർ വപ്പു ശിവശക്തിയുടെ വപ്പുസാണ് ശ്രീചക്രം എന്നാണ് ശാസ്ത്രം പറഞ്ഞത് അപ്പോൾ ശിവശക്തി തന്നെയാണ് ശ്രീചക്രം അപ്പോഴത്തേക്കും ഈ കരചരണ കൃതമായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കോൺഷ്യസ്നെസ്സിന് മാറ്റം വന്നേ തീരൂ സമയത്ത് ഗിരീഷായിരിക്കുന്ന ഞാൻ ത്രിപുരസുന്ദരിയായ ദേവതയായി മാറും അപ്പോഴും ലിമിറ്റഡ് തന്നെയാണ് കോൺഷ്യസ്നസ് കാരണം ത്രിപുരസുന്ദരിക്ക് ഒരു ഫോം ഉണ്ട് ഫോം ഉള്ളതിനെല്ലാം ലിമിറ്റേഷനുണ്ട് ഇനി ആ ഫോമിൽ നിന്ന് ഫോംലെസ്സിലേക്ക് പോകണം ആ ഫോമിൽ നിന്ന് ഫോംലെസ്സിലേക്ക് പോകുന്നതിന് ഇടയ്ക്കാണ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഈ യന്ത്രങ്ങൾ വരുന്നത് ഈ ജിയോമെട്രിക്കൽ പിക്ചേഴ്സ് വരുന്നത് ഈ ആയിരിക്കുന്ന കോൺഷ്യസ്നസ് ദേവി അല്ലെങ്കിൽ ദേവഭാവത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് നമ്മളുടെ സബ് കോൺഷ്യസ്നസ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും പുറത്തോട്ടും വരും ഇപ്പോഴത്തെ നമ്മളുടെ മനസ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഈ കോൺഷ്യസ് മൈൻഡുമായിട്ട് മാത്രമേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൂ ഈ കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഞാൻ എന്ന് നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ പക്ഷേ അംഗീകരിക്കപ്പെടാതെ കിടക്കുന്ന ഒരുപാട് ഞാൻമാർ എൻ്റെ അംശങ്ങൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്തതെല്ലാം എൻ്റെ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഭാഗങ്ങളെ ഞാൻ അംഗീകരിക്കാതെ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് തള്ളി തള്ളി നീക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കൂടെ തള്ളി നീക്കി എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് സംഗതികൾ ഞാൻ ഒതുക്കി വെച്ചിരിക്കുക എന്നെപ്പറ്റി തന്നെ എന്നെപ്പറ്റി ഞാൻ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഇമേജ് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രൊജക്റ്റഡ് ഇമേജ് ഒന്ന് തന്നെയായിരിക്കും ഞാൻ വളരെ ശ്രേഷ്ഠൻ വളരെ നല്ലവൻ ഒരിക്കലും കള്ളം പറയാത്തവൻ സത്യസന്ധൻ ഹിപ്പോക്രസി ഒട്ടും ഇല്ലാത്തവൻ ഇതിൻ്റെ എല്ലാം നേരെ എതിരാണ് നമ്മൾ നമുക്കിത് വാസ്തവത്തിൽ അറിയുകയും ചെയ്യാം പക്ഷേ ഞാൻ ഹിപ്പോക്രൈറ്റ് ആണെന്നുള്ളൊരു ബോധം എന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ അതിനെ ക്രഷ് ചെയ്ത് വീണ്ടും അകത്തോട്ടാക്കും സമ്മതിക്കുകയില്ല ഞാൻ അതിനെ പുറത്തു വരാൻ കാരണം എന്നെ പറ്റിയിട്ട് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്ന ബോധം മാത്രമേ ഞാൻ അംഗീകരിക്കുന്നുള്ളൂ അപ്പോൾ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് അതിനെയാണ് ഞാൻ എന്നിപ്പം ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ തന്നെ നിഴൽ അപ്പുറത്തെ ഭാഗത്ത് കിടക്കുകയാണ് ഈ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിനെ ഈഗോ എന്നും ഞാൻ അംഗീകരിക്കാതെ കിടക്കുന്ന എൻ്റെ തന്നെ ഭാഗത്തെ ഷാഡോ എന്നുമാണ് സൈക്കോളജിയിൽ വിളിക്കുക സാധന ചെയ്ത് വരുമ്പം മനസ്സ് ഒന്ന് തന്നെയാണ് അതിന് ഈ രണ്ട് ഭാഗങ്ങളും മൂന്ന് ഭാഗങ്ങളും ഒന്നുമില്ല അപ്പോൾ എന്ത് പറ്റും ഈ മനസ്സാകുന്ന പാത്രം കഴുകും ആദ്യം ഈ മന്ത്രം ചെന്നിട്ട് അപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ വെച്ചിരിക്കുന്ന ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെയെല്ലാം ഇത് ഡിഗ് ഔട്ട് ചെയ്ത് പുറത്തോട്ടിടും ആ പുറത്തോട്ടിടുന്ന സമയത്ത് സാധനയുടെ സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള പല വികൃതങ്ങളും മോശങ്ങളുമായിട്ടുള്ള ചിന്തകൾ സ്വരൂപം പ്രാപിച്ച് മുന്നോട്ട് വരും അതാണ് രാക്ഷസന്മാരായിട്ട് തപസ് ചെയ്യുമ്പം രാക്ഷസന്മാർ വന്നു തപസ് മുടക്കാൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ദേവത പ്രത്യക്ഷപ്പെടണം ഈ തപസ് മുടക്കുന്ന രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ ഈ രാക്ഷസന്മാർ വേറെ ആരുമല്ല നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മൾ അംഗീകരിക്കാതെ കിടക്കുന്ന ഞാനാണ് നമ്മളുടെ ഉള്ളിലൊക്കെ ഒരുപാട് അങ്ങനത്തെ അംഗീകരിക്കാതെ കിടക്കുന്ന ഞാന്മാരുണ്ട് നമ്മൾ വളരെ ഹിപ്പോക്രസി ഉള്ള ആൾക്കാരാണ് ഒന്ന് പറയുകയും വേറൊന്ന് ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും ഇപ്പം നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാതെ കിടക്കുന്ന പലരുമുണ്ട് സാധന ചെയ്യുന്ന സമയത്ത് ഓട്ടുപാത്രം കഴുകുമ്പോൾ ക്ലാവെല്ലാം പുറത്തു വരുന്ന പോലെ ഇതെല്ലാം പുറത്തു വന്നു കൊടുക്കും ഇതൊക്കെ ഒരു ഡീമൻ്റെ രൂപവും പിശാചിൻ്റെ രൂപവും ഒക്കെ എടുത്തിട്ടായിരിക്കും പുറത്തു വരിക ഭയാനകമായിട്ടുള്ള രൂപങ്ങളായിരിക്കും ചിലത് ഭയാനകമായിട്ടുള്ള രൂപമാണെങ്കിലും സുന്ദരമായിട്ടുള്ള രൂപമാണെങ്കിലും രണ്ടിനെയും കട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് ശൂർപ്പണകയുടെ സുന്ദരമായിട്ടുള്ള രൂപത്തിൽ വന്നതും പിന്നെ ഭീകരരൂപിണിയായി തീർന്നതുമായിട്ടുള്ള കഥ പറയണത് രാമായണത്തിൽ ഈ സുന്ദരമായിട്ടുള്ളതും വികൃതങ്ങളായിട്ടുമുള്ള മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒഴുകി വരുന്നതിനെ മുഴുവൻ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ തുടച്ച് പുറത്തു കൊണ്ടുപോകണം അത് ചിലപ്പം അതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഭാഗത്ത് കാലഘട്ടത്തിൽ സാധനയുടെ കാലഘട്ടത്തിൽ ശാരീരികമായിട്ടുള്ള രോഗങ്ങളും മാനസികമായിട്ടുള്ള രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സീരിയസ് ആയിട്ടുള്ള സാധനയാണെങ്കിൽ ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാധന ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക ചികിത്സയായിട്ടാണ് ആയുർവേദത്തിൻ്റെ ഉദ്ഭവം സാധന ചെയ്യുന്ന മഹർഷീശ്വരന്മാരെ സാധന ചെയ്യുന്നത് അവരുടെ ലക്ഷ്യത്തിലെത്തുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന രോഗങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആയുർവേദം ഉണ്ടായിട്ടുള്ളത് നമ്മളുടെ ആയുർവേദം സാധന ചെയ്യുന്നവരുടെ സംഭാവനയാണ് മോഡേൺ സയൻസ് അങ്ങനെയല്ല എന്നാണ് പറയണത് ഈ ബാർബർമാർ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലണ്ടനിലെ ബാർബേഴ്സ് ഹാളിൽ വെച്ചാണ് ഡോക്ടേഴ്സിന് ഡിഗ്രി കൊടുക്കുക അപ്പോൾ അവർ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിയുകയും ആ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഭാരതീയമായിട്ടുള്ള കോൺസെപ്റ്റും വൈദ്യ കോൺസെപ്റ്റും പാശ്ചാത്യമായിട്ടുള്ള ഭൗതിക വൈദ്യ കോൺസെപ്റ്റും രണ്ടും വളരെ വ്യത്യസ്തമാണ് ഒന്ന് ആധ്യാത്മികമായിട്ടുള്ള ഊന്നലാണ് മറ്റേത് ഭൗതികമായിട്ടുള്ള ഊന്നലാണ് അങ്ങനെ ഈ രോഗം വരുന്ന സമയത്ത് മരുന്ന് കഴിക്കുകയും വേണം മരുന്ന് രോഗം വരുമ്പം പെന്തക്കോസുകാർ പറയുന്ന പോലെ പ്രാർത്ഥിച്ചിരുന്നാൽ മതി ദേവത പ്രത്യക്ഷപ്പെടുന്നു എന്നല്ല പറയണത് മരുന്ന് കഴിക്കുക തന്നെ വേണം ആ മരുന്ന് നമുക്ക് ലോകത്ത് കിട്ടുന്ന മരുന്നല്ല എങ്കിൽ അവിടെയാണ് നമ്മളുടെ മഹർഷിമാരുടെ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം നമുക്ക് സാധാരണ രീതിയിൽ കിട്ടുന്ന മരുന്നല്ല എന്നിരിക്കട്ടെ എങ്കിൽ അവരൊരു യക്ഷിണിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ യക്ഷിണിയുടെ സാധന ചെയ്താൽ ആ യക്ഷിണി പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെട്ടിട്ട് ഏത് രോഗത്തിൻ്റെയാണോ മരുന്ന് ആ മരുന്ന് തരും ഒന്ന് ആ മരുന്ന് കിട്ടാൻ പ്രയാസമുള്ളതാണെങ്കിൽ ഈ യക്ഷി തന്നെ ഉണ്ടാക്കി കൊടുത്തരും അല്ലെങ്കിൽ നമുക്കതിൻ്റെ റെസിപ്പി തരുമെന്നാണ് നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ രോഗം മാറും ആ അതിൻ്റെ ശാസ്ത്ര അതിൻ്റെ സാധനയും ക്രമങ്ങളും ഒക്കെ തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രോഗം വന്നാൽ രോഗം മാറണം മാറ്റി ചികിത്സിക്കണം അതിന് ചികിത്സ നടത്തണം അങ്ങനെ ചികിത്സ നടത്തി ഈ മനസ്സിൻ്റെ മുഴുവൻ ക്ലീവിങ് ഇല്ലാണ്ടാക്കി മനസ്സ് മുഴുവൻ ക്ലെൻസ് ചെയ്ത് ഈഗോ ഷാഡോ എന്നുള്ള ആ ക്ലീവിങ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഒന്നായി തീരും അപ്പോഴും തീർന്നില്ല മനസ്സും എൻ്റെ ബോഡിയും രണ്ടായിട്ട് തന്നെയാണ് അപ്പം നിൽക്കണത് സാധനയുടെ അടുത്ത ഭാഗമായിട്ട് ഞാൻ ഈ സാധന ചെയ്ത് ചെയ്ത് ചെയ്ത് മുന്നോട്ട് വരുമ്പം പലതരത്തിൽ ഈ മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് വരുമ്പം എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനരഹിതമായിരിക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ പ്രവർത്തിക്കാതിരിക്കുന്ന ഗ്ലാൻഡുകൾ പ്രവർത്തിച്ചു തുടങ്ങും എൻ്റെ ശരീരത്തിലെ ഒരുപാട് ഗ്ലാൻഡുകൾ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന വേല thyroid gland pineal gland pituitary gland ഇതൊന്നും മുഴുവൻ പ്രവർത്തിക്കുന്നില്ല നമ്മിൽ ഇവയിൽ പലതിൻ്റെയും പ്രവർത്തനം എന്താണെന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് അറിയുകയുമില്ല അപ്പോൾ ഇത് മുഴുവൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പം ഇതിൻ്റെ ചില സെക്രീഷൻസ് നമ്മളുടെ സാധാരണ രീതിക്ക് അസ്വസ്ഥത ഉണ്ടാക്കും കാരണം നമുക്ക് ശീലമില്ല ആ സെക്രീഷൻസ് ശരീരത്തിൽ വന്നിട്ട് അപ്പോഴും കുറച്ച് അസ്വസ്ഥത ഉണ്ടാവും അതെല്ലാം മാറിക്കഴിഞ്ഞാൽ ഈ ഗ്ലാൻസ് എല്ലാം ഉണർന്നു കഴിഞ്ഞാൽ ബോഡി മൈൻഡ് ക്ലീവേജ് ഇല്ലാണ്ടാകും ബോഡിയും മൈൻഡും രണ്ടല്ല ഒരു ലിവിങ് ഓർഗനിസം ആയിട്ട് നമ്മൾ മാറും ലിവിങ് ഓർഗനിസം ആയിട്ട് മാറുമ്പോഴും ഓർഗനിസം യൂണിവേഴ്സ് എന്നുള്ള ഒരു ഡ്യുവാലിറ്റി അപ്പോഴും അവിടെ നിലനിൽക്കുന്നു പിന്നെയും നമ്മൾ സാധന ചെയ്യുകയാണ് അപ്പോഴത്തേക്കും നമ്മൾ ഈ ദേവതാദർശനത്തിൻ്റെ സ്റ്റേജ് കഴിഞ്ഞ് ഈ ബിന്ദു ത്രികോണ വൃത്തങ്ങളുടെ യന്ത്രലോകത്തിലേക്ക് കടക്കുകയാണ് വ്യത്യസ്തമായിട്ടുള്ള യന്ത്രങ്ങളുണ്ട് ഒരേ ദേവതയ്ക്ക് തന്നെ വ്യത്യസ്തമായിട്ടുള്ള യന്ത്ര യന്ത്രങ്ങളുണ്ട് ത്രിപുരസുന്ദരിക്ക് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള യന്ത്രമാണ് ശ്രീചക്രം ഈ ശ്രീചക്രം തന്നെ ഇപ്പം ഞാൻ വിസ്തരി ഡിഫൈൻ ചെയ്ത ശ്രീചക്രം നമ്മൾ സാധാരണഗതിയിൽ ശ്രീചക്രം എന്ന് പറയുന്ന പറഞ്ഞ് പടങ്ങളിൽ കാണാറുള്ള ഈ ശ്രീചക്രം തന്നെ അൻപത്തൊന്ന് തരത്തിലുള്ളതുണ്ട് അതിന് ഭൂപ്രസ്ഥാനം മേരുപ്രസ്ഥാനം അർദ്ധ മേരുപ്രസ്ഥാനം കൂർമ്മപ്രസ്ഥാനം സ്തനപ്രസ്ഥാനം യോനിപ്രസ്ഥാനം പാതാള പ്രസ്ഥാനം കൈലാസ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഡയമെൻഷൻസിൽ വ്യത്യാസം വരുത്തുമ്പം അത് അമ്പത്തി ഒന്ന് വ്യത്യസ്ത ശ്രീചക്രങ്ങളായി മാറും ഇനിയും ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ബിന്ദു ത്രികോണ വസുകോണ അത് മാത്രമല്ല ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ബിന്ദു ത്രികോണം ഷട്കോണം വൃത്തം അഷ്ടതളം വൃത്തം ഭൂപുരം അങ്ങനെയുള്ള ശ്രീചക്രങ്ങളുമുണ്ട് അതിൻ്റെ ആരാധനാ രീതികൾ അപ്പോൾ ശ്രീചക്രം എന്ന് കേട്ടാൽ ഒന്ന് മാത്രമാണെന്ന് ധരിക്കേണ്ട ഒരേ ദേവതയുടെ തന്നെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള യന്ത്രങ്ങളും വ്യത്യസ്ത രൂപങ്ങളിലുമുള്ള ഉണ്ട് അത് വ്യത്യസ്ത സ്റ്റേജുകളിൽ ഉപയോഗിക്കാനുള്ളതാണ് മരുന്നുകൾ ഓരോ രോഗത്തിൻ്റെ ഓരോ നില എത്തുമ്പം കൊടുക്കാനുള്ളത് പോലെ അങ്ങനെ കൊടുത്ത് ഈ യന്ത്രങ്ങളെയും ധ്യാനിച്ചു കഴിയുമ്പം നമ്മളുടെ മനസ്സ് കോൺക്രീറ്റ് ആയിട്ടുള്ള ഫോമിൽ നിന്ന് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറും ദേവി എന്ന് പറയണത് കിരീടം ധരിച്ച് സശരജാപ പാശാങ്കുശയായി അരുണ നിറത്തോടു കൂടി നിൽക്കുന്ന ദേവിയാണ് എന്നുള്ളത് മാറി നമ്മളുടെ ബോധം അബ്സ്ട്രാക്റ്റ് തലത്തിലേക്ക് മാറും ഈ ത്രികോണം വൃത്തവും ബിന്ദുവും ഒക്കെ ദ്യോതിപ്പിക്കുന്ന അർത്ഥതലത്തിലേക്ക് നമുക്ക് വിഹരിക്കാൻ സാധിക്കും ആ അർത്ഥതലത്തിൽ വിഹരിക്കുമ്പം നമ്മളുടെ തലച്ചോറ് അത്രയും പൂർണ്ണ അത്രയും കൂടുതൽ ഫങ്ഷൻ ചെയ്യും ഉദാഹരണത്തിന് ശ്രീചക്രം തന്നെ എടുക്കാം ശ്രീചക്രത്തിൻ്റെ പ്രധാന ഘടകം വ്യത്യസ്തമായിട്ടുള്ള ത്രികോണങ്ങളാണ് നടുക്കലത്തെ ഭാഗം നാൽപ്പത്തിമൂന്ന് ത്രികോണങ്ങൾ അടങ്ങിയതാണ് ആ നാൽപ്പത്തി മൂന്ന് ത്രികോണങ്ങളെ ഉണ്ടാക്കാൻ നാൽപ്പത്തി മൂന്ന് ത്രികോണങ്ങൾ വരയ്ക്കേണ്ട ഒമ്പത് ത്രികോണങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഓവർലാപ്പ് ചെയ്താൽ ഈ നാൽപ്പത്തിമൂന്ന് ത്രികോണങ്ങൾ കിട്ടും അഞ്ച് അധോമുഖ ത്രികോണങ്ങളും നാല് ഊർധ്വമുഖ ത്രികോണങ്ങളെയും ഒരു പ്രത്യേക രീതിയിൽ ഓവർലാപ്പ് ചെയ്താലാണ് ഈ നാൽപ്പത്തിമൂന്ന് ത്രികോണങ്ങൾ കിട്ടുക അഞ്ച് അധോമുഖ ത്രികോണങ്ങളെ ശക്തി ത്രികോണങ്ങളെന്നും നാല് ഊർധ്വമുഖ ത്രികോണങ്ങളെ ശിവത്രികോണങ്ങൾ എന്നും പറയും അപ്പോൾ ശിവശക്തി സമ്മേളനമാണ് ഈ അകത്ത് കാണുന്ന ചെറിയ ത്രികോണങ്ങൾ ശിവനും ശക്തിയും കൂടി സമ്മേളിച്ചാൽ പുരുഷനും സ്ത്രീയും കൂടി യോജിച്ചാൽ എന്താ ലഭിക്കുക ആനന്ദം അതുകൊണ്ട് ആനന്ദത്തിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ആ നടുക്ക് കാണുന്ന ത്രികോണങ്ങൾ മുഴുവൻ <coughs> പിന്നെ അതിൻ്റെ പുറത്തുള്ള രണ്ട് താമരകൾ എട്ടതളതും പതിനാറുള്ളതുമുള്ള താമരകൾ സൂര്യൻ ഉദിക്കുമ്പം വിടരുകയും സൂര്യൻ അസ്തമിക്കുമ്പോൾ കൂമ്പുകയും ചെയ്യുന്നു ജ്ഞാനമുണ്ടാകുമ്പോൾ വികസിക്കുകയും ജ്ഞാനമില്ലാത്ത വസ്ത്രത്തിൽ കൂമ്പുകയും ചെയ്യുന്ന ബോധം ചിത്തിൻ്റെ പ്രതീകമാണത് പിന്നെ ഉള്ളത് ഒരു മൂന്ന് സ്ക്വയറുകളാണ് ആ സ്ക്വയറുകൾ സ്റ്റെബിലിറ്റിയുടെ സത്തിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ പ്രതീകങ്ങളാണ് അപ്പോൾ സത്ത് ചിത്ത് ആനന്ദം ആണ് ഈ ദേവത എന്നുള്ള അബ്സ്ട്രാക്ട് തലത്തിലേക്ക് കയറുവാനും ആ അബ്സ്ട്രാക്ട് തലത്തിൽ ഇതിനെ സ്വാംശീകരിക്കുവാനും നമ്മളുടെ ബ്രെയിൻ സെല്ലുകൾ ഉണർന്നു കഴിഞ്ഞു അപ്പോഴത്തേക്കും നമ്മളുടെ ഈ ബോഡി ഓർഗനിസം ബോഡി ലിവ് ഒരു സിംഗിൾ എൻറ്റൈറ്റി ആയി തീരും തീർന്നിട്ടില്ല അപ്പോഴും ഈ ലിവിങ് ഓർഗനിസവും ഈ യൂണിവേഴ്സും രണ്ടായിട്ട് അവിടെ നിൽക്കുകയാണ് അവിടേക്ക് എത്തണമെങ്കിലോ ഇതുവരെയുള്ളതെല്ലാം പുറത്തുള്ള ഭാവനയായിരുന്നു ദേവിയെ പുറത്ത് കാണുകയായിരുന്നു ശ്രീചക്രത്തെ പുറത്ത് കാണുകയായിരുന്നു ഇനി അതിനെ പതുക്കെ നമ്മൾ അകത്തോട്ട് സ്വാംശീകരിച്ചു തുടങ്ങും നമ്മുടെ ഉള്ളിലേക്കാക്കി തുടങ്ങും പുറത്ത് കാണുന്നതിനെ അപര എന്നാണ് വിളിക്കുക പുറത്ത് കാണുന്ന ആരാധനാരീതിക്ക് അപരാരാധന എന്നാണ് പറയുക അതിനെ പതുക്കെ അകത്തോട്ടാക്കാൻ തുടങ്ങുമ്പം അത് പരാപരയാകും പരാപരയാകുമ്പം എന്ത് പറ്റും ഈ ഈ ക്ലീവിങ് അതായത് ലിവിങ് ഓർഗനിസവും ഈ യൂണിവേഴ്സും തമ്മിലുള്ള ക്ലീവിങ് പതുക്കെ ഇല്ലാണ്ടായിട്ട് അത് മെൽറ്റ് ഡൗൺ ചെയ്തിട്ട് ഒന്നായി തീരും ഈ ക്ലീവിങ് ഇല്ലാണ്ടാകുന്ന സമയത്ത് ഈ രണ്ട് എന്നുള്ള അവസ്ഥ ഇല്ലാണ്ടാകുന്ന സമയത്താണ് ഈ പരാപര ആരാധന വരുന്നത് അപ്പോൾ ആന്തരികമായി ഈ ആരാധന മുഴുവൻ ഈ ശ്രീചക്രത്തെ പുറത്ത് കണ്ടത് ഏത് ദേവീദേവനും ഞാൻ ശ്രീചക്രം ഒരു ഉപാകരണ ഒരു ഒരു ഉദാഹരണമായിട്ട് എന്നേ ഉള്ളൂ ഏത് ഉപാസനയും ഇതേപോലെയാവും ആന്തരികമായി തുടങ്ങും അങ്ങനെ ആന്തരികമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും ഈ യൂണിവേഴ്സും തമ്മിലുള്ള ബന്ധ ഡുവാലിറ്റി ഇല്ലാണ്ടായി ഞാൻ ഈ യൂണിവേഴ്സായി തീരും എൻ്റെ ബോധം ഈ യൂണിവേഴ്സിൻ്റെ ബോധമായി തീരും അപ്പം ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയേ ആയിരത്തി തൊള്ളായിരത്തി എത്രയോ കാലത്ത് ജനിച്ച ഞാൻ ഈ സ്പേസ് മാത്രം ഒക്യുപ്പൈ ചെയ്യുന്ന ഞാൻ എന്നുള്ള ബോധം താന്ത്രിക സാധനയിലേക്ക് കടന്ന് താന്ത്രിക സാധന ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ബോധം വികസിച്ച് എൻ്റെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ ഞാൻ എൻ്റേതല്ലാത്തതായിട്ട് വെച്ചിട്ടുള്ള പലതിനെയും കഴുകിക്കളഞ്ഞ് മനസ്സ് ശുദ്ധീകരിച്ച് മനസ്സൊരു ഓർഗ ഒരു ഒരു എൻറ്റൈറ്റിയാക്കി അതിനെ ഓർഗ കോൺഷ്യസ് സബ് കോൺഷ്യസ് എന്നുള്ള ഡിവിഷൻ ഇല്ലാണ്ടാക്കി മൈൻഡ് ഒന്നാക്കി മൈൻഡ് ബോഡി എന്നുള്ള ക്ലീവിങ് ഇല്ലാണ്ടാക്കി ബോഡി യൂണിവേഴ്സ് എന്നുള്ള ക്ലീവിങ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ ശരീരം മാത്രമല്ല എന്ന് ഉള്ള ബോധത്തിലേക്ക് ഉണരുകയും ഞാൻ ഈ കാണുന്ന പ്രപഞ്ചമാണ് എന്ന ബോധത്തിലേക്ക് ഉയരുകയായി അവിടെയും തീർന്നില്ല അപ്പോഴും ഞാൻ എന്തോ ആണ് എന്നുള്ള ബോധത്തിലാണ് നിൽക്കുന്നത് പിന്നെയും ഈ സാധന കുറച്ചു കാലം കൂടി ചെയ്തു കഴിയുമ്പം അതിന് പരാസാധന എന്നാ പറയുക കുറച്ചു കാലം കൂടി ചെയ്തു കഴിയുമ്പോഴേക്കും ഞാൻ ഈ കാണുന്ന പ്രപഞ്ചവും ഞാൻ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ അതീതവുമായിട്ടുള്ള ബോധമാണ് എന്നുള്ള തലത്തിലേക്ക് എത്തും ബോധമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവസ്ഥാനം എന്ന് മാക്സ് പ്ലാങ്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാൻ അദ്ദേഹം അത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ആദ്യമായിട്ട് ക്വാണ്ടം തിയറി പ്രപ്പോസ് ചെയ്ത ആൾ ആയിരത്തി തൊള്ളായിരത്തിൽ അൾട്രാവയലറ്റ് കെറ്റോസ്ട്രഫി ഉണ്ടായ സമയത്ത് ക്വാണ്ടം ക്വാണ്ടം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് മാക്സ് പ്ലാങ്ക് ആണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് മാറ്റർ ഉത്ഭവിക്കുന്നതെന്ന് ഇന്ന് ശാസ്ത്രവും കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് ഈ സകലത്തിൻ്റെയും ഉദ്ഭവം എന്ന് സമർത്ഥിച്ചിട്ടുണ്ട് ഉദ്ഭവം എന്ന് സമർത്ഥിക്കുമ്പോഴും ഈ ആധുനിക ശാസ്ത്രത്തിന് എങ്ങനെയാണ് അങ്ങോട്ട് പോവുക എന്ന് വഴിയറിയില്ല ആ വഴി അറിയാവുന്നവർ നമ്മളുടെ മഹർഷീശ്വരന്മാരായിരുന്നു എന്തിനാണ് അങ്ങനെയുള്ള ഒരു കോൺഷ്യസ്നിലേക്ക് തിരിച്ചു പോകുന്നത് പരമമായിട്ടുള്ള സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തിനെ അതിൻ്റെ ഇൻഫിനി ഇൻഫിനിറ്റിയിൽ തന്നെ അനുഭവിക്കുവാൻ ആ കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ് അവിടെയാണ് പരമമായ സമാധാനം എന്നുള്ളത് കൊണ്ട് ആ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഭാരതത്തിലുള്ള പല ഉപായങ്ങളിൽ ഒന്നാണ് തന്ത്രശാസ്ത്രം അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമാണ് മന്ത്രവും യന്ത്രവും ആ മന്ത്രയന്ത്രങ്ങളെ സ്വീകരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം സ്വീകരിക്കാൻ അത് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിന് ശേഷം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ അങ്ങനെ കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിന് ശേഷം സ്വീകരിച്ചാൽ അതിൻ്റെ സാധന അതിൻ്റെ ചികിത്സാരീതി കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഭവരോഗം മാറും നമ്മളുടെ ഭ്രാന്ത് മാറി ഞാൻ ഗിരീഷാണ് എന്ന് പറയുന്നതിന് പകരം എനിക്കും ശങ്കരാചാര്യരോടൊപ്പം പറയാൻ സാധിക്കും ചിതാനന്ദ രൂപോഹം ശിവോഹം ശിവോഹം ഞാൻ ചിതാനന്ദ സ്വരൂപനാണ് ശിവനാണ് എന്ന് അതുവരെ എനിക്ക് പറയേണ്ടി വരും ഞാൻ ഗിരീഷാണ് തന്ത്രവിദ്യാപീഠത്തിൻ്റെ ഡയറക്ടറാണ് എന്ന് വാസ്തവത്തിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഡയറക്ടറും ശിവനുമായിട്ടുള്ള ഞാൻ പറയുകയാണ് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു കൊച്ചു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് എന്നിട്ട് ഞാൻ മഹാകേമനാണെന്ന് വിചാരിക്കുക എൻ്റെ ഉള്ളിലിരിക്കുന്ന ശിവൻ എൻ്റെ കേമത്തം കണ്ട് ചിവി ചിരിക്കുകയാണ് വിഡി നീ വാസ്തവത്തിൽ ഇതൊന്നുമല്ല നീ ഇതിലും എത്രയെത്രയോ വലിയ ഒരാളാണ് നീ വിചാരിക്കുകയാണ് ഒരു ചെറിയ സാധനത്തിൻ്റെ വലിയ ഒരാളാണ് നീ നല്ല നീ സാക്ഷാൽ ശിവനാണ് അത് മനസ്സിലാക്കി തരാൻ ഭാരതീയ മഹർഷിമാർ ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ മാർഗങ്ങളും സാധുവാണ് ഒന്നും മറ്റൊന്നിനേക്കാൾ മോശവുമാണ് എന്ന് പറയാൻ പറ്റില്ല ഒരു മരുന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാൻ പറ്റില്ല പാരാസെറ്റമോളിനേക്കാൾ മോശമാണ് ആൻറ്റിബയോട്ടിക് എന്നോ ആൻറ്റിബയോട്ടിക്കിനേക്കാൾ മോശമാണ് പാരാസെറ്റമോളോ എന്ന് പറയാൻ സാധിക്കില്ല എല്ലാം അതത് സമയത്ത് ആവശ്യമാണ് അതേപോലെ ഈ പല മാർഗങ്ങളിലെ ഒരു മാർഗമായിട്ടുള്ള തന്ത്രശാസ്ത്രത്തിൽ തന്നെ ഉള്ള പല മാർഗങ്ങളിൽ ഒരു ഭാഗമാണ് ഞാനിവിടെ എടുത്ത് അനലൈസ് ചെയ്തത് അതിനെ ചെറുതായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ ആ പ്രസൻറ്റേഷൻ തന്നെ പൂർണ്ണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും ആ പരിമിതമായ വളരെ രസകരമായ ഒരു ശാസ്ത്രത്തിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ശ്രദ്ധ ഒന്ന് ആകർഷിക്കാൻ സാധിച്ചുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് ഈ ശാസ്ത്രം വളരെ അവഗണിക്കപ്പെട്ടു പോയ ഒരു ശാസ്ത്രമാണ് തന്ത്രം മന്ത്രം എന്നൊക്കെ കേൾക്കുമ്പം ഒരു താന്നക്കിടയിലുള്ള ഒരു ശാസ്ത്രമായിട്ടാണ് എല്ലാവരും കണക്കാക്കാറ് അതൊരു സൂപ്പർസ്റ്റീഷ്യൻ ആണ് എല്ലാവരും കണക്കാക്കാറ് മന്ത്രവാ മന്ത്രവാദി അല്ലെങ്കിൽ അമ്പലത്തിൽ പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവരമുണ്ട് എന്ന് അഭിമാനിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം പുച്ഛമായിട്ടാണ് മനുഷ്യർ കാണാറ് അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പുച്ഛമാണ് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം ഈ തന്ത്രശാസ്ത്രം ആർക്കും പ്രവേശിക്കാവുന്നതാണ് ഇതിൽ ഇന്ന ആൾ മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് വിധിയില്ല തന്ത്രശാസ്ത്രം ജാതിയെ അംഗീകരിച്ചിട്ടില്ല തന്ത്രശാസ്ത്രം ഭാഷയെ അംഗീകരിച്ചിട്ടില്ല തന്ത്രശാസ്ത്രം ലിംഗഭേദത്തെയും അംഗീകരിച്ചിട്ടില്ല സ്ത്രീ പുരുഷ വ്യത്യാസത്തെയും അംഗീകരിച്ചിട്ടില്ല ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് പ്രവേശിക്കാം പ്രൊവൈഡഡ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ ആ ഇൻട്രസ്റ്റിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് ഇതിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കും എല്ലാവർക്കും പ്രവേശിക്കാമെങ്കിലും എല്ലാവരെയും എല്ലാത്തിലേക്കും പ്രവേശിപ്പിക്കാറില്ല അങ്ങനെ ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാവുന്നതും ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്നതുമായിട്ടുള്ളൊരു ശാസ്ത്രം ഇതിന് കൂടുതൽ ബന്ധം മനഃശാസ്ത്രവുമായിട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം തന്ത്രസാധന ചെയ്യുന്ന സമയത്ത് ബോധതലത്തിലാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുക ആ ബോധതലത്തിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ഇന്ന് പലരും പഠിക്കുന്നുമുണ്ട് ജെൻ ബുദ്ധിസം തന്ത്രത്തിലെ ബോധതലങ്ങളെക്കുറിച്ചിട്ടുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ഇന്ന് ആധുനിക ശാസ്ത്രം എവിടെയും പഠിക്കുന്നതായിട്ട് കേട്ടിട്ടില്ലെങ്കിലും ജെൻ ബുദ്ധിസത്തിലെ കുറിച്ചിട്ടുള്ള ജെൻ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പം ജെൻ ബുദ്ധിസത്തിലെ സാധനാരീതികളൊക്കെ ചെയ്യുമ്പം മനസ്സിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും അവ ബ്രെയിൻ സെല്ലുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ അനവധി നടക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് തന്ത്രശാസ്ത്രത്തിലെ സാധനകളും ഈ ബ്രെയിൻ സ്റ്റഡിയുമായിട്ടൊക്കെ ക്ലബ് ചെയ്ത് പഠിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായവും എനിക്കുണ്ട് അങ്ങനെ പഠിക്കാൻ ഇന്നത്തെ ലോകം പഠിച്ചു തുടങ്ങിയിട്ടില്ല പഠിക്കേണ്ടതാണ് അങ്ങനെ പഠിക്കുകയാണ് എങ്കിൽ ഈ മറന്നുപോയ ശാസ്ത്രം അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന തന്ത്രശാസ്ത്രം വളരെ ഒരു കാര്യങ്ങൾ ലോകത്തിന് കൊടുക്കാൻ സാധിക്കും ആ ശാസ്ത്രത്തിന് ആധുനിക മനഃശാസ്ത്രത്തിന് ഒരുപാട് രോഗനിവാരണത്തിന് ഇന്ന് രോഗനിവാരണമില്ല എന്ന് ആധുനിക മനഃശാസ്ത്രം പറയുന്ന പല രോഗങ്ങൾക്കും പരിഹാരം ഈ ശാസ്ത്രത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ തിരിയേണ്ടതും ഒരു ആവശ്യമാണ് അതിലേക്കൊരു വാതായനം ചെറിയ ഒരു വാതായനം തുറന്ന് കൊടുക്കുവാനും ഈ ശാസ്ത്രം വളരെ ബൃഹത്തും ഗംഭീരവും പഠിക്കേണ്ടതുമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാക്കുവാനും ആണ് ഈ ചെറിയ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിച്ചത് അതിന് സാധിച്ചുവെങ്കിൽ വിജയിച്ചു എന്ന് വിശ്വസിക്കാം ഇതിനെനിക്ക് പ്രേരണ തന്ന ഈ വാക്കുകൾ എന്നിലൂടെ ഒഴുക്കിത്തന്ന ഈ ആശയങ്ങൾ എന്നിലേക്ക് അനവരതം ഒഴുക്കിത്തന്ന ഇതിനെനിക്ക് കെൽപ്പുള്ളവനാക്കിയ എന്നെ കെൽപ്പുള്ളവനാക്കിയ എൻ്റെ ഗുരുനാഥനായ ശ്രീ മാധവജിയുടെ പാദപത്മങ്ങളിൽ ഈ ചെറു പ്രഭാഷണം അർപ്പിച്ചുകൊണ്ടും ഈ പ്രഭാഷണം ഇവിടെ നടത്തുവാനും ഇത്രയും ആൾക്കാരോട് ഇതിനെക്കുറിച്ച് പറയുവാനും എനിക്ക് അനുവാദം തന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനോടും ഉള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം നന്ദി ബഹുമാന തന്ത്രവിദ്യാപീഠം ഡയറക്ടർ ശ്രീ എൽ ഗിരീഷ് കുമാർ അവർക്ക് ഉപഹാരം സമർപ്പിക്കുന്നു അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു